അതിപ്രശസ്തനായ ഒരു ഡോക്ടറുടെ അനുഭവങ്ങൾ ചേർത്തുകൊണ്ട് ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട് ജീവിതം ഒരത്ഭുതം ആരാധ്യനായ ഒരു ക്യാൻസർ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും ക്യാൻസർ വന്ന രോഗികളുടെ മാനസികാവസ്ഥ അത് ചികിത്സിക്കുന്ന വേളയിൽ അവരനുഭവിക്കുന്ന സുഖദുഃഖങ്ങളും അവരുടെ ബന്ധുക്കളുടെ മാനസികാവസ്ഥയും പെരുമാറ്റവും ജീവിതത്തിൻ്റെ അവസാനം കൺമുമ്പിൽ പ്രത്യക്ഷമാകുമ്പോൾ അവർക്ക് തോന്നുന്ന ആ പ്രത്യേകതകൾ അവരുടെ ബന്ധുക്കൾ ഈ ക്യാൻസർ രോഗം വന്ന് ഭേദമായ മകൻ കല്യാണത്തിനു വേണ്ടി തയ്യാറായി നിൽക്കുമ്പോൾ ചികിത്സിച്ച് ഭേദമാക്കിയ ആ ഡോക്ടർ തൻ്റെ മകന് ക്യാൻസറാണെന്ന് തെറ്റായിട്ട് പറഞ്ഞതാണെന്നും തൻ്റെ മകന് യാതൊരു പ്രശ്നവുമില്ലെന്നും പറഞ്ഞ് ഈ ക്യാൻസർ രോഗിയുടെ അമ്മ ഡോക്ടറുടെ മേൽ പഴിചാരുന്ന അനുഭവം ഇതെല്ലാം രണ്ട് മൂന്ന് ആവർത്തി വായിക്കാനുള്ള യോഗം എനിക്കുണ്ടായി ജീവിതത്തിൽ ഇത്രയും അധികം കരഞ്ഞിട്ടില്ല ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ അനുഭവപ്പെടുന്ന യാഥാർത്ഥത്തിൻ്റെ മുഖം ആ ഡോക്ടറുടെ മനസ്സ് ഡോക്ടറുടെ വാക്ക് ഡോക്ടറുടെ പ്രവൃത്തി ആ ഡോക്ടറുടെ ത്യാഗം ഈശ്വരൻ മനുഷ്യരൂപത്തിൽ വരികയാണെങ്കിൽ അത് ആ ഡോക്ടറെ പോലെ ഇരിക്കും എന്നാണ് ആ പുസ്തകം വായിച്ചപ്പോൾ തോന്നിയത് നിങ്ങളും ഇതുപോലെയുള്ള ചില പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ജീവിതം എന്താണെന്ന വ്യക്തമായ ബോധം നമുക്ക് ലഭിക്കും ചിലപ്പോൾ ഈശ്വരൻ നമ്മളെ എല്ലാ അനുഭവങ്ങളിലൂടെയും കടത്തിവിട്ടു എന്ന് വരില്ല മറ്റുള്ളവരുടെ അനുഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒന്നുകിൽ ആരെങ്കിലും നമ്മളോട് പറയണം അല്ലെങ്കിൽ ആരെങ്കിലും അത് എഴുതണം അപ്രകാരം എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് ജീവിതം ഒരു അത്ഭുതം ഒരു ക്യാൻസർ രോഗ ചികിത്സാ വിദഗ്ധൻ മാനവരാശിക്ക് വേണ്ടി എഴുതിയത് ജീവിതത്തിൽ ആർക്കെല്ലാം തലക്കനവും അഹങ്കാരവും അഹംഭാവവും ഉണ്ടാവുന്നുവോ അവർക്കെല്ലാം ഒരു പുരസ്കാര രൂപത്തിൽ കൊടുക്കേണ്ട ഉജ്ജ്വലമായ ഒരു പുസ്തകമായിട്ട് എനിക്ക് തോന്നിയത് മാത്രമല്ല മനുഷ്യൻ്റെ പരിമിതിയും വൈദ്യശാസ്ത്രത്തിൻ്റെ കീഴടക്കാൻ പറ്റാത്ത ആയിട്ട് ധാരാളം കാര്യങ്ങളുണ്ട് എന്ന ബോധം വൈദ്യശാസ്ത്രം കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാർക്ക് ഉണ്ടാക്കുവാനും എത്രത്തോളം ഉയർന്നാലും മനുഷ്യന് പ്രകൃതിയെ കീഴടക്കാൻ സാധ്യമല്ലെന്നും ബോധ്യപ്പെടുത്തുന്ന ആ ഗ്രന്ഥം മാനവരാശിയുടെ ചിന്താമണ്ഡലത്തെ അസാധാരണമായി സ്വാധീനിക്കുമെന്നുള്ളത് ഉറപ്പാണ് എന്നെങ്കിലും നിങ്ങൾക്ക് അവസരം കിട്ടുകയാണെങ്കിൽ ഈ പുസ്തകവും ഇതുപോലെയുള്ള പുസ്തകവും വായിച്ച് നമ്മൾ ഇന്നു മുതൽക്ക് മാറാൻ വേണ്ടി ശ്രമിക്കുക ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നും എവിടെ നിൽക്കണം എന്നും രണ്ട് ബിന്ദുക്കൾ മനസ്സിൽ കണ്ട് നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് നിൽക്കേണ്ട സ്ഥലത്തേക്കുള്ള ഒരു പ്രയാണം നടത്താൻ നമ്മുടെ മനസ്സിനെയും ഒരുപക്ഷെ ശരീരത്തെയും നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ മനസ്സിന് വ്യക്തമായ ദിശാബോധം ഉണ്ടാവും ശരീരം അവിടെ എത്തും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് നമ്മുടെ ചെവിയും കണ്ണും നമ്മളെ എത്രത്തോളം മാർഗദർശകമായ പന്താവിലൂടെ കൊണ്ടുപോകുന്നു എന്നുള്ളതിന് ഈ പുസ്തകം ജീവിതം ഒരത്ഭുതം രണ്ടർത്ഥത്തിലും അത് വളരെ വ്യക്തമായ സന്ദേശം നൽകുന്നു ഒന്ന് ജീവിതം ഒരു അത്ഭുതമാണ് എന്നുള്ളത് രണ്ട് ജീവിതത്തെ കൈകാര്യം ചെയ്യുന്നവർ എങ്ങനെയാണ് അതിനെ കാണുന്നത് എന്നുള്ളതും അത്ഭുതകരമാണ് എന്നുള്ള രണ്ട് സന്ദേശമാണ് ഈ പുസ്തകത്തിൽ നമുക്ക് ലഭിക്കാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മളുടെ വേദങ്ങളിൽ അശ്വിനി ദേവതാ സങ്കല്പമുണ്ട് അശ്വിനി ദേവതാ സങ്കല്പം വളരെ ലളിതമായ ഒരു സന്ദേശമാണ് ഇരട്ട ദേവതകൾ എന്നാണ് അവരെ പറയാറുള്ളത് ഈശ്വരന്മാരുടെ ദൈവിക ശക്തികളുടെ വൈദ്യന്മാരുമാണ് അവർ അശ്വിനി ദേവതകൾ ഇരട്ട വൈദ്യന്മാർ എന്താ ഇരട്ട വൈദ്യന്മാർ എന്ന് പറയുന്നതിൻ്റെ സന്ദേശം എന്നറിയോ ഹിത ആഹാരം മിത ആയാസം ഹിതമായ ഏറ്റവും അനുയോജ്യമായ ദേശത്തിനും കാലത്തിനും അനുയോജ്യമായ ആഹാരം കഴിക്കുക അത് ഹിതാഹാരം അതാണ് ഒരു അശ്വിനി ദേവത മറ്റ് അശ്വിനി ദേവത ഏതാണ് മിത ആയാസം പ്രായത്തിനും അതുപോലെ തന്നെ ദേശത്തിനും അനുസരിച്ച് ആവശ്യമായ വ്യായാമം ചെയ്യുക അതാണ് രണ്ടാമത്തെ അശ്വിനി ദേവത ഇവരെ ഇരട്ടകൾ എന്ന് പറയാൻ കാരണം എന്താണ് ഹിത ആഹാരം മിത ആയാസം ഒന്ന് തിരിച്ചിട്ട് നോക്കൂ മിത ആഹാരം ഹിത ആയാസം അപ്പോഴാണെങ്കിലും അത് ശരിയാണ് അമിതമായ ആഹാരം കഴിക്കരുത് മിതമായ ആഹാരമേ കഴിക്കാവൂ അതുപോലെ തന്നെ ഹിതമായ ആയാസമേ ചെയ്യാവൂ തിരിച്ചിട്ടാൽ ഹിതമായ ആഹാരമേ കഴിക്കാവൂ മിതമായ വ്യായാമമേ ചെയ്യാവൂ അപ്പോൾ യഥാർത്ഥത്തിൽ അശ്വിനി ദേവതാ സങ്കല്പം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമായ ഒരു സന്ദേശം തരുന്ന രണ്ട് വാക്കുകളാണ് രണ്ട് പേരുകളാണ് അത് ഇരട്ടകളായി തന്നത് കൊണ്ട് ഉദ്ദേശിച്ചത് രണ്ടും പരസ്പരം പേരിനാലും സന്ദേശത്താലും മാറിയാൽ പോലും അതും ഉജ്ജ്വലമായ ഒരു വലിയ കാര്യത്തെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ് കേരള ജനതയ്ക്ക് ഇന്ന് മിത ആഹാരം അല്ല ഉള്ളത് അമിതമായ ആഹാരമാണുള്ളത് പലരും ആയാസം അഥവാ വ്യായാമം ചെയ്യാറേയില്ല ചെയ്യുന്നവരാണെങ്കിൽ അമിതമായ വ്യായാമം ചെയ്യുന്നവരാണ് കൂടുതലായിട്ടുള്ളത് അപ്പം മിതമായ ആഹാരം ഹിതമായ ആയാസം മിതമായ ആയാസം ഹിതമായ ആഹാരം ഇങ്ങനെ രണ്ടും കൂടി കൂട്ടിക്കലർത്തി നമ്മളോട് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് അനാദികാലം മുമ്പ് മുതൽക്ക് വിവരിക്കുന്ന ഒരു ഉജ്ജ്വല വൈദിക സന്ദേശമായി ഈ പേരുകൾ തന്നെ നമ്മുടെ മനസ്സിൽ എന്നുമെന്നും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രഗത്ഭനായ ഡോക്ടറാണ് പ്രൊഫസർ വിൻബർഗ് അദ്ദേഹത്തിന് കുറേ അധിക പരീക്ഷണം നടത്തിയതിൻ്റെ ക്രെഡിറ്റുകളുണ്ട് ക്രെഡിറ്റ് ഉണ്ട് അദ്ദേഹം ഒരു പരീക്ഷണം നടത്തിയത് ഇപ്രകാരമാണ് നോൺ വെജിറ്റേറിയൻ ഭക്ഷണം മാംസാഹാരവും വെജിറ്റേറിയൻ ഭക്ഷണം സസ്യാഹാരവും മനുഷ്യനെ എപ്രകാരമാണ് സ്വാധീനിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അദ്ദേഹം പഠനമാണ് അദ്ദേഹം നടത്തിയിരുന്നത് അതിന് അദ്ദേഹം ചെയ്തത് അദ്ദേഹത്തിൻ്റെ ബാക്ക് യാർഡിൽ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പുറകിലെ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട് അവിടെ ധാരാളം ശക്തമായ മൃഗത്തിൻ്റെ കൂടുകൾ ഉണ്ടാക്കി ആ കൂട്ടിൽ മാംസാഹാരം മാത്രം കഴിക്കുന്ന മൃഗങ്ങളെ കുറേ ദിവസത്തെ പരീക്ഷണത്തിന് വിധേയമാക്കാനായിട്ട് ആ കൂട്ടിൽ അദ്ദേഹം അടച്ചു സിംഹം പുലി ചെന്നായ കുറുക്കൻ തുടങ്ങിയ വന്യജീവികൾ മൃഗങ്ങൾ ആ കൂട്ടിൽ അടച്ച് അവയ്ക്ക് പൂർണ്ണമായും സസ്യാഹാരമാണ് കൊടുത്തത് പരീക്ഷണ പീരീഡിൽ പരീക്ഷണം നടത്തുന്ന കാലയളവിൽ അതായത് സസ്യാഹാരം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ഭാരതത്തിലെ ഇഡ്ഡലിയും ദോശയും പോലെയുള്ള സാധനങ്ങളാണ് അദ്ദേഹം കൊടുത്തത് ഒരു പത്തറുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് ഈ മൃഗങ്ങളുടെ പെരുമാറ്റത്തിലുണ്ടാകുന്ന വ്യത്യാസം എന്താണ് ക്രൗര്യം എത്രത്തോളം ഉണ്ട് അവയുടെ ക്രൂരത എത്രത്തോളം ഉണ്ട് എന്നെല്ലാം വിശകലനം ചെയ്യാനായിട്ട് അദ്ദേഹം ഈ പരീക്ഷണത്തിൻ്റെ അവസാന ഘട്ടം എത്തിയപ്പോൾ അതായത് ഏതാണ്ട് രണ്ട് രണ്ടര മാസം കഴിഞ്ഞപ്പോൾ അവയെ കൂട്ടിൽ നിന്ന് പുറത്തേക്കാക്കി വളരെ ശ്രദ്ധയോടുകൂടിയാണ് ആക്കിയത് പക്ഷെ കൂട്ടിൽ നിന്ന് പുറത്തു വന്ന ഈ മൃഗങ്ങൾ വളരെ ശാന്തരായിരുന്നു അവർ മാംസാഹാരം കഴിക്കുമ്പോൾ അവരിൽ കണ്ടിരുന്ന പ്രകൃത്യാലുള്ള ക്രൂരത പോലും കാര്യമായ മാറ്റത്തിന് വിധേയമായിരുന്നു ശാന്തരായ മൃഗങ്ങളെ ബിഹേവിയറൽ പാറ്റേൺ പെരുമാറ്റം കണ്ട് വിൻബർഗ് പറയേണ്ടായി മനുഷ്യനെ എത്ര ക്രൂരനാക്കുന്നുണ്ടെങ്കിലും ആ ക്രൂരത മനുഷ്യനിൽ ഉണ്ടാകുന്നതിൽ ഒരു കാരണം ഈ അവൻ കഴിക്കുന്ന ഭക്ഷണം ആ ഭക്ഷണത്തിലെ ചോര ആ ഭക്ഷണത്തിലെ ഹോർമോണുകൾ ഇതെല്ലാമാണ് അപ്പം അതുകൊണ്ട് ആ മാംസാഹാരം മാംസാഹാര ഭോജികളായ ജന്തുക്കളിൽ ക്രൂരത നിലനിർത്താൻ സാധിക്കുന്നത് പോലെ അല്ലെങ്കിൽ ക്രൂരത നിലനിർത്താൻ കാരണമാകുന്നത് പോലെ മനുഷ്യനിലും ക്രൂരതാ മനോഭാവത്തിന് ഈ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കാരണമാകുന്നു എന്ന് ഈ പരീക്ഷണം നമുക്കും മാർഗനിർദ്ദേശകമാകുന്നത് മാർഗദർശകമാകുന്നത് നല്ലതാണെന്ന് തോന്നുന്നു കഴിയുന്നത്രയും മാംസാഹാരം ഉപേക്ഷിച്ച് എത്രത്തോളം സസ്യാഹാരത്തിലേക്ക് വരാൻ സാധിക്കുമോ അത്രത്തോളം സസ്യാഹാരത്തിലേക്ക് വരണമെന്നാണ് പ്രൊഫസർ വിൻബർഗും വിൻബർഗിനെ പോലെയുള്ളവരും ആൽബർട്ട് ഐൻസ്റ്റീനും സർ ഐസക് ന്യൂട്ടണും കോപ്പർനിക്കസും അതുപോലെ ബോക്സിംഗ് ചാമ്പ്യനായ പെലെ പോലെയുള്ളവരുമെല്ലാം നമ്മളോട് പറയുന്നത് വെജിറ്റേറിയൻ ഭക്ഷണം സസ്യാഹാരമാണ് ഉത്തമം നിങ്ങളും അപ്രകാരം സസ്യാഹാരത്തിലേക്ക് വരുന്നവരായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു മനുഷ്യന് മൂന്ന് തരത്തിലുള്ള ദുഃഖമാണുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു ദുഃഖം ദാരിദ്ര്യ ദുഃഖമാണ് വിശപ്പ് വിശപ്പിൻ്റെ കാഠിന്യത്തിൽ സർവ്വതും ത്യജിച്ച് മനുഷ്യൻ തൻ്റെ വയറിനു വേണ്ടി അസാധാരണമാം വിധം ദുഃഖിക്കുന്ന വേദനിക്കുന്ന എല്ലാ നിയമങ്ങളും ലംഘിക്കുന്ന ഒരവസ്ഥ അതിന് പറയുന്ന പേരാണ് ദാരിദ്ര്യ ദുഃഖം രണ്ടാമത്തെ ദുഃഖം എനിക്ക് തോന്നുന്നത് പുത്ര ദുഃഖം കുട്ടികളില്ല കുട്ടികളില്ലാത്തവർ വിവാഹം കഴിഞ്ഞ ജീവിതത്തിൻ്റെ അവസാനം വരെ പലപ്പോഴും അറുപത് വർഷം വരെ അല്ലെങ്കിൽ അൻപതോ അൻപത്തഞ്ചോ അറുപതോ വർഷം വരെ ഈ ഭാര്യയും ഭർത്താവും പരസ്പരം മുഖം മാത്രം നോക്കിക്കൊണ്ട് ജീവിക്കാം ആ ജീവിതത്തിൽ ഒരു തരത്തിലൊരു സംതൃപ്തിക്ക് വകയില്ലാത്തൊരവസ്ഥയിലേക്ക് എത്താം അപ്പം അതിന് പറയുന്ന പേരാണ് പുത്രദുഃഖം ഇന്ന് കേരളീയർക്കുള്ളത് എനിക്ക് തോന്നുന്നത് ഈ ദാരിദ്ര്യ ദുഃഖമല്ല മിക്കവാറും എല്ലാ വീടുകളിലും ഭക്ഷണം കഴിക്കാനുള്ള നല്ല അവസ്ഥയുണ്ട് പിന്നെ നമ്മളുടെ ആഡംബരത്തിനും അത്യാഗ്രഹത്തിനും അനുസരിച്ചിട്ടുള്ള ഒരു പക്ഷേ ഭക്ഷണത്തിന് എത്താൻ പറ്റിയെന്ന് വരില്ല ഭക്ഷണ നിലവാരത്തിൽ എത്താൻ പറ്റിയെന്ന് വരില്ല പിന്നെ പുത്രദുഃഖം മിക്കവാറും എല്ലാ എല്ലാ കുടുംബാംഗങ്ങൾക്കും വളരെ കുറച്ച് പേർക്ക് മാത്രമേ കുട്ടികളില്ലാത്ത ദുഃഖമുള്ളൂ പക്ഷെ മൂന്നാമത്തെ ഒരു ദുഃഖം നമ്മളെല്ലാവരെയും കാര്യമായി ബാധിച്ചിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ആ ദുഃഖത്തിൻ്റെ പേരാണ് ഒരു ദുഃഖവുമില്ല എന്ന ഒരു ദുഃഖം ഒരു ഇല്ലാത്ത നമ്മൾ എന്തെങ്കിലും എല്ലാ പ്രശ്നങ്ങൾ സ്വയം സൃഷ്ടിച്ച് ദുഃഖിതരാണ് എന്ന് വരുത്തി തീർക്കാൻ ആഗ്രഹിക്കുന്നുവോ എന്നൊരു തോന്നലാണ് എനിക്ക് ഈ സോഷ്യോളജിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ പ്രവർത്തിക്കാനും കൂടി ഭാഗ്യം കിട്ടിയ ശാസ്ത്രമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ കരയാൻ ആഗ്രഹിക്കുന്നു നമ്മൾ ദുഃഖിക്കാൻ ആഗ്രഹിക്കുന്നു അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം നമ്മുടെ ടി വി ചാനലുകളിൽ വൈകുന്നേരം സ്ത്രീകൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തിൽ എല്ലാ സീരിയലും കരയുന്ന സീരിയലുകളാണ് അതായത് കരയാൻ താല്പര്യമുള്ളവർ ആയി തീരുകയാണ് നമ്മൾ മറ്റൊരു ദുഃഖവും ഇല്ലാതെ വരുമ്പോൾ ദുഃഖിക്കാൻ ഒരു കാരണം കണ്ടെത്തി ഒന്നുകിൽ കുട്ടികളുടെ ചെറിയ വാക്കുകൾ അല്ലെങ്കിൽ പെരുമാറ്റം അല്ലെങ്കിൽ അവരുടെ പരീക്ഷയിലെ മാർക്ക് അതല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നൽ അതല്ലെങ്കിൽ അവരെ കൊണ്ട് പാട്ടും ഡാൻസും കായിക മത്സരങ്ങളും എല്ലാം പരിശീലിപ്പിച്ച് അച്ഛനമ്മമാർക്ക് ആവാൻ സാധിക്കാത്തത് മക്കളെ ആക്കാനുള്ള ആ തത്രപ്പാടിൽ ചില സ്ഥലത്ത് പരാജയപ്പെടുമ്പോൾ അപ്പ തോന്നുന്ന ദുഃഖം അപ്പോൾ എന്തെങ്കിലുമൊക്കെ ദുഃഖം ഉണ്ടാക്കാനുള്ള ദുഃഖത്തിലാണ് നമ്മൾ പലപ്പോഴും ജീവിക്കുന്നത് യഥാർത്ഥത്തിലൊന്ന് വിശകലനം ചെയ്തു നോക്കുക ഇത്രയും ദുഃഖം ആവശ്യമാണോ അല്ലെങ്കിൽ ജീവിതത്തിൽ ദുഃഖം അവിഭാജ്യ ഘടകമാണ് ഓരോ മണിക്കൂർ ഓരോ ദിവസം ഓരോ ആഴ്ച എപ്പോഴെല്ലാം സന്തോഷിക്കാൻ അവസരം കിട്ടുന്നുവോ ആ അവസരം ഉപയോഗിക്കാതെ ദുഃഖത്തിന് വേണ്ടി മാത്രം ദുഃഖിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും കഴിയുമ്പോൾ ഓർമ്മിക്കുക പത്ത് ഇരുപത്താറായിരത്തി അഞ്ഞൂറ് ദിവസം ജീവിക്കുന്ന നമ്മൾ ഓരോ ദിവസവും ഏതാണ്ട് ഇരുപത്തിനാലായിരത്തോളം പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യാറുണ്ട് കൃത്യമല്ല ഏകദേശം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഇരുപത്തിനാലായിരത്തോളം പ്രാവശ്യം ഓരോ ദിവസവും ശ്വാസോച്ഛ്വാസം ചെയ്യുന്ന നമ്മൾ ഓർമ്മിക്കേണ്ടത് അതിപ്രശസ്തനായ ഒരു കവിയുടെ വരിയാണ് every breath is taking you towards graveyard നിങ്ങൾ ഓരോ പ്രാവശ്യം ശ്വാസോച്ഛ്വാസം ചെയ്യുമ്പോഴും അത് കഴിയുമ്പോൾ നിങ്ങൾ ശ്മശാനത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് മറ്റൊരർത്ഥത്തിൽ ജീവിതത്തിൻ്റെ അന്ത്യ ബസ് സ്റ്റോപ്പിലേക്ക് നമ്മൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ട് പുറകോട്ട് നോക്കിയിട്ട് ഈശ്വര എനിക്ക് സന്തോഷിക്കാൻ സാധിച്ചില്ലല്ലോ എന്ന് വിചാരിച്ചതുകൊണ്ട് പ്രയോജനമില്ല അതുകൊണ്ട് എന്നും സന്തോഷിക്കാനുള്ള ശ്രമം നടത്താം ദുഃഖിക്കാനുള്ള അവസരം കിട്ടുമ്പോൾ കഴിയുന്നതും അതൊന്ന് മറക്കാനും പൊറുക്കാനും മാറ്റാനും വേണ്ടെന്ന് വയ്ക്കാനും ശ്രമിക്കാം രസകരമായ പുസ്തകങ്ങളുണ്ട് രസകരമായ സീരിയലുകളുണ്ട് രസകരമായ കാഴ്ചകളുണ്ട് രസകരമായത് ചിന്തിക്കാനുണ്ട് ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ തന്നെ ഉള്ള ഇന്ദ്രിയങ്ങളെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് ട്യൂൺ ചെയ്താൽ കൃത്യമായിട്ട് വേവ് ലെങ്ത്തിലേക്ക് കൊണ്ടുവന്നാൽ ചെവിയിലൂടെയും കണ്ണിലൂടെയും നാക്കിലൂടെയും മനസ്സിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും സന്തോഷിക്കാനുള്ള അവസരം നമുക്ക് നമ്മൾ തന്നെ സൃഷ്ടിക്കാൻ സാധിക്കും ദുഃഖമില്ല എന്ന ദുഃഖത്തിൽ നിന്ന് അതിജീവിക്കാനും നമുക്ക് സാധിക്കും അപ്രകാരം നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം അടുക്കളയിൽ നമ്മൾ ഉണ്ടാക്കുന്ന സാമ്പാറിനെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആ സാമ്പാറിൻ്റെ പ്രത്യേകത ഞാൻ പറയാം രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവരുന്ന കായം ഹരിയാനയിൽ നിന്ന് കൊണ്ടുവരുന്ന ഉലുവ ഉത്തർപ്രദേശത്തിലെ മല്ലി മധ്യപ്രദേശത്തിലെ പരിപ്പ് ബംഗാളിലെ കടക് ആന്ധ്രാപ്രദേശിലെ മുളക് കർണാടകത്തിലെ മഞ്ഞൾപ്പൊടി തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പച്ചക്കറി കേരളത്തിലെ പച്ചവെള്ളം ഇതുപയോഗിച്ചിട്ടാണ് നമ്മൾ ദിവസവും അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം സാമ്പാർ ഉണ്ടാക്കുന്നത് ഈ സാമ്പാർ ഉണ്ടാക്കാൻ നമ്മൾ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് ആഗസ്റ്റ് പതിനാലാം തീയതി അർദ്ധരാത്രിക്ക് ശേഷമല്ല ഏതാണ്ട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മുതൽക്ക് സാമ്പാർ എന്ന പ്രത്യേക കറി അല്ലെങ്കിൽ കൂട്ടാൻ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ ദക്ഷിണ ഭാരതത്തിൽ ഉണ്ടായിരുന്നു ആ ദക്ഷിണ ഭാരതത്തിലെ ഈ ഒരൊറ്റ കറി മതി ഭാരതത്തിൻ്റെ ഐക്യത്തിന് ഒരു ചൂണ്ടുപലകയായി നിൽക്കാൻ സമസ്ത സംസ്ഥാനങ്ങളെയും ഏകദേശം ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മളുടെ അടുക്കളകളിൽ തിങ്ങി നിറഞ്ഞ സുഗന്ധം സ്വാദും പരത്തുന്ന ഈ കറിയുടെ വലിയൊരു മഹാത്മ്യം ഭാരതത്തിൻ്റെ ഐക്യത്തിൻ്റെ വലിയ കാഹളം അത് മുഴക്കുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ വിഭവം സാമ്പാറിൽ ഒരു പക്ഷേ കറിവേപ്പില മാത്രമേ ഉള്ളൂ മല്ലിയില പോലും പലപ്പോഴും തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ആ ദേശീയ ഐക്യം നമ്മുടെ ആചാര വിചാര വിശ്വാസ സങ്കല്പ പ്രമാണങ്ങളിൽ മാത്രമല്ല അടുക്കളയിലെ തീൻ വിഭവങ്ങളിൽ പോലും ഫുഡ് ഐറ്റത്തിൽ പോലും നിറഞ്ഞു നിന്നിരുന്നു നമ്മളുടെ മുമ്പിൽ ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും നമ്മൾ അതിനെ ഇപ്രകാരം കൂടി ഒന്ന് വിശകലനം ചെയ്യാൻ ശ്രമിച്ചാൽ എത്ര രസകരാണ് നോർത്ത് ഇന്ത്യയിലെ ഉത്തര ഭാരതത്തിലെ എല്ലാ കറികളിലും ദക്ഷിണ ഭാരതത്തിലെ സുഗന്ധവ്യഞ്ജനങ്ങൾ വേണം ദക്ഷിണ ഭാരതത്തിലെ പ്രത്യേകിച്ച് ഈവൻ കേരളത്തിലെ ഏത് കറികൾ എടുത്താലും കടുകെടുത്താലും ജീരകം എടുത്താലും ഉലുവ എടുത്താലും മഞ്ഞൾപ്പൊടി എടുത്താലും മല്ലി എടുത്താലും അതുപോലെ തന്നെ നിങ്ങൾ ഏത് വിഭവം എടുത്തു നോക്കിക്കോളൂ ദക്ഷിണ ഭാരതത്തിലെ കറികൾക്ക് പ്രത്യേക സ്വാദ് വരുത്തുവാനായിട്ട് ഉത്തരഭാരതത്തിലെ സ്പൈസസ് അഥവാ സുഗന്ധവ്യഞ്ജനങ്ങൾ കൂടിയേ തീരൂ അപ്പം ദക്ഷിണ ഉത്തര ഭാരതം വിന്ധ്യാപർവ്വതത്തിനപ്പുറത്തും വിന്ധ്യാപർവ്വതത്തിനിപ്പുറത്തുമുള്ള ഈ രണ്ട് ഭൂവിഭാഗത്തിൽ ഐക്യം നിലനിർത്തിയിരുന്നത് എത്ര ഗഹനമായിട്ടായിരുന്നു എന്ന് ഓർമ്മിക്കുമ്പോഴാണ് നമ്മുടെ നാടിൻ്റെ മഹത്വം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് സർവതും തികഞ്ഞ മനുഷ്യരുണ്ടോ എന്ന് ചിലപ്പോൾ ചിന്തിക്കും കേരളത്തിലെ ഒരു സന്യാസി നടത്തിയ ഒരു പ്രഭാഷണത്തിൻ്റെ രസകരമായ ഒരു കൊട്ടേഷനാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു അമേരിക്കക്കാരൻ സർവ്വതും തികഞ്ഞ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാനായിട്ട് അന്വേഷിച്ച് നടന്നു അത്രേ അദ്ദേഹം പല രാജ്യങ്ങളിലേക്കും പോയി കൊറിയയിൽ ധാരാളം സുന്ദരികളെ കണ്ടു അതുപോലെ ജപ്പാനിലും കണ്ടു വളരെ പണക്കാരനായതുകൊണ്ട് ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന വിധത്തിലുള്ള ഒരു കുട്ടിയെ കിട്ടാൻ വലിയ വിഷമമൊന്നുമില്ല അങ്ങനെ പല സ്ഥലത്തും നടന്ന് നടന്ന് അവസാനം അദ്ദേഹം ആംസ്റ്റർഡാമിലെ എയർപോർട്ടിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അത്ര വളരെ ശരിക്കും നടന്നൊരു സംഭവമാണത് ആംസ്റ്റർഡാമിലെ എയർപോർട്ടിൽ ഇരിക്കുന്ന സമയത്ത് മുമ്പിൽ കൂടെ ചെറുപ്പക്കാരിയായ ഒരു പെൺകുട്ടി കടന്നുപോയി ആ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ ഇയാൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇയാൾ ആ കുട്ടിയോട് പറഞ്ഞു എനിക്ക് നിന്നെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു അതിനായിട്ട് നിൻ്റെ എല്ലാ ഗുണദോഷങ്ങളും എന്നോട് പറയണം ആ കുട്ടി ആ കുട്ടിയുടെ എല്ലാ ഗുണദോഷങ്ങളും പറഞ്ഞു ഇയാളോട് പറഞ്ഞു ആ പെൺകുട്ടി നിങ്ങളുടെയും എല്ലാ ബയോഡാറ്റയും അല്ലെങ്കിൽ സ്വഭാവങ്ങൾ ഉൾപ്പെടെ എല്ലാം അറിഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞു ഇപ്പോൾ ഈ നമ്മളുടെ കഥാപാത്രം പുരുഷൻ അദ്ദേഹത്തിൻ്റെ എല്ലാ സ്വഭാവ ഗുണദോഷങ്ങളും കുട്ടിയോട് വിവരിച്ചു ഈ കുട്ടിയുടെ എല്ലാ സ്വഭാവവും ഗുണദോഷങ്ങളും ഈ കുട്ടി നമ്മുടെ കഥാപാത്രത്തോട് വിവരിച്ചു അവസാനം അയാൾ പറഞ്ഞു എല്ലാം തികഞ്ഞ എൻ്റെ മനസ്സിൽ ഞാൻ കണ്ടിരുന്ന ഒരു ഒരു പെൺകുട്ടിയിൽ അത് നിങ്ങളിലുണ്ട് നിങ്ങളിലെല്ലാം തികഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു ആ പെൺകുട്ടി തിരിച്ചു പറഞ്ഞു എല്ലാം തികഞ്ഞ ഒരു പുരുഷനെ അന്വേഷിച്ച് ഞാൻ നടക്കുകയാണ് പക്ഷേ എല്ലാം തികഞ്ഞ പുരുഷനെ എനിക്ക് ഇന്നുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എൻ്റെ മനസ്സിന് അനുയോജ്യമായ ഗുണ ഗുണങ്ങളുള്ള ഗുണഗണങ്ങളുള്ള ഒരു പുരുഷനെ കണ്ടെത്തുന്ന പ്രയാണം ഞാൻ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് നമുക്ക് ടാറ്റ പറഞ്ഞ് പിരിയാം നമുക്ക് ഗുഡ് ബൈ പറഞ്ഞ് പിരിയാം അപ്പോൾ എല്ലാം തികഞ്ഞ മനുഷ്യൻ അന്വേഷിച്ച് നടന്ന ഒരു വ്യക്തിക്ക് എല്ലാം തികഞ്ഞിരുന്നു എന്ന് തോന്നുമ്പോൾ ആ വ്യക്തിക്ക് ഇയാളിൽ എല്ലാം തികഞ്ഞു എന്ന് തോന്നുന്നില്ല അതിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണ് നമുക്ക് നമ്മളെ എല്ലാം തികഞ്ഞ വ്യക്തിയാക്കി മാറ്റാൻ സാധ്യമല്ല കാരണം എല്ലാം തികയുന്ന ഒരവസ്ഥ ഒരുവനും ഉണ്ടാവുകയില്ല ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും എല്ലാവർക്കും ഉണ്ടാകണം എന്നുള്ളതാണ് പ്രകൃതി നിയമം സർവതും തികഞ്ഞ ഒരു മനുഷ്യൻ ഉണ്ടാവുകയാണെങ്കിൽ അയാൾ അല്പായുസായിട്ട് നേരത്തെ തന്നെ അന്ത്യയാത്ര പറഞ്ഞ് പോയിട്ടുണ്ടാവും നമ്മൾ എല്ലാം തികഞ്ഞവരല്ല എല്ലാം തികഞ്ഞവരാകാൻ ആഗ്രഹിക്കുകയും വേണ്ട കഴിയുന്നതും നന്മകൾ തികഞ്ഞവരായി ഇരിക്കാൻ ആഗ്രഹിക്കാം അതിനുവേണ്ടി പ്രാർത്ഥിക്കാം അതിനുവേണ്ടി കർമ്മനിരതരാകാം അതിനുവേണ്ടി നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും തയ്യാറാക്കുന്ന യജ്ഞം യജ്ഞഭാവത്തിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ അത് തന്നെയാണ് എല്ലാം തികയുന്നതിൻ്റെ ലക്ഷണവും നിങ്ങൾക്ക് നമസ്കാരം നിങ്ങളൊരു പക്ഷേ കേട്ട് കാണും മൂല്യച്യുതി മൂല്യാധിഷ്ഠിത ജീവിതം മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം മൂല്യശോഷണം എന്നീ പദങ്ങളെല്ലാം ഇതെല്ലാം പത്രമാധ്യമങ്ങളിലൂടെയും പ്രഗത്ഭരായവരുടെയും അല്ലാത്തവരുടെയും പ്രഭാഷണങ്ങളിലൂടെയും എല്ലാം നമ്മൾ കേൾക്കാറുണ്ട് പക്ഷെ ഇവരാരും മൂല്യം എന്താണെന്ന് പറയാറില്ല മൂല്യച്യുതിയുണ്ടെന്ന് ഉണ്ടെന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ മൂല്യ ശോഷണമുണ്ടെന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസമാണ് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്നും പറയാറുണ്ട് ശരിക്കും മൂല്യത്തെക്കുറിച്ച് വ്യക്തമായി നിർവചിക്കാതെ എങ്ങനെയാണ് ഒരു മനുഷ്യന് അത് സമൂഹത്തിൽ കുറവാണെന്ന് പറയാൻ സാധിക്കുക അതുകൊണ്ട് ഓർമ്മിക്കുക മൂല്യം എന്ന് പറയുന്നത് മനസ്സിൻ്റെ ശരീരത്തിൻ്റെ കുടുംബത്തിൻ്റെ സമൂഹത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ ആത്യന്തികമായ സമഗ്രമായ ശാശ്വതമായ നന്മയ്ക്ക് ഉതകുന്നതായ അറിവുകളാണ് മൂല്യാധിഷ്ഠിതമായ അറിവ് അഥവാ മൂല്യങ്ങൾ ഒന്നുകൂടി പറയാം സമഗ്രവും ശാശ്വതവും സമ്പൂർണവുമായ മനസ്സ് ശരീരം കുടുംബം സമൂഹം രാഷ്ട്രം എന്നീ ഘടകങ്ങൾക്ക് ആവശ്യമായ നന്മകൾ അറിവുകൾ രീതികൾ ഇവയെല്ലാം നമുക്ക് മൂല്യാധിഷ്ഠിതമായ അറിവ് എന്ന് പറയാം ഇത് ഏത് വ്യക്തിയിലാണോ ഉള്ളത് ആ വ്യക്തിയുടെ ജീവിതത്തെയാണ് മൂല്യാധിഷ്ഠിത ജീവിതം നയിക്കുന്ന വ്യക്തി എന്ന് നമ്മൾ പറയാം ഇതെല്ലാം ചേർത്ത് ഒരു വിദ്യാഭ്യാസ ക്രമത്തെയാണ് നമ്മൾ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം ഒരിക്കലും നമുക്ക് മറ്റ് വിഷയങ്ങളുടെ ക്ലാസ്സുകളിൽ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലല്ലാതെ വ്യത്യസ്തമായ പിരീഡിൽ പറഞ്ഞു കൊടുക്കാൻ സാധ്യമല്ല പലപ്പോഴും പലരും പറയാറുണ്ട് മൂല്യാധിഷ്ഠിതമായ വിദ്യാഭ്യാസത്തിന് ആഴ്ചയിൽ രണ്ട് മണിക്കൂർ സ്കൂളിൽ മാറ്റി വെക്കണമെന്ന് അത് സാധ്യമല്ല ആധുനികമായ അറിവ് ഒരു കെട്ടിടം നിർമ്മിക്കാനുള്ള ഇഷ്ടിക പോലെയാണെന്ന് വിചാരിക്കുക കെട്ടിടത്തെ ഉയരങ്ങളിലേക്ക് ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ ഈ ഇഷ്ടിക മീതയ്ക്ക് മീതെ മേൽക്കുമേൽ വെച്ച് ഉയർത്തണം പക്ഷെ ആ ഇഷ്ടികയുടെ ഇടയ്ക്ക് കുറച്ച് സിമൻറ്റ് കൂടി ഇടണം ആ ആധുനികമായ അറിവ് ഇഷ്ടിക പോലെയാണെങ്കിൽ ഇഷ്ടികകൾക്കിടയ്ക്ക് ഇടുന്നതായ സിമെന്റിന് തുല്യമായിട്ട് സമാന്തരമായിട്ട് വരുന്നതാണ് മൂല്യാധിഷ്ഠിതമായ അറിവ് അപ്പോൾ വാല്യൂ ബേസ്ഡ് നോളജ് എന്ന് പറയുന്നത് സിമെന്റ് പോലെ ആധുനിക അറിവുകൾ നൽകിക്കൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെ നൽകാനുള്ളതാണ് എന്ന് നാം ഓർക്കണം ആധുനികമായ അറിവ് ഉയർച്ചയിലേക്ക് ഇഷ്ടിക കെട്ടിടത്തിൻ്റെ ഉയർച്ച വർദ്ധിപ്പിക്കുന്നത് പോലെ ജീവിതത്തിൻ്റെ ഉയർച്ചയിലേക്ക് ആധുനികമായ അറിവ് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും കെട്ടിടത്തിൻ്റെ സൗന്ദര്യവും കെട്ടിടത്തിൻ്റെ ഉറപ്പും അനവധി കാലം നിലനിൽക്കാനുള്ള ഡ്യൂറബിലിറ്റിയും അത് സിമൻ്റ് കിടക്കിടുമ്പോഴാണ് ഉണ്ടാവുന്നത് നമ്മുടെ ജീവിതത്തിലും നല്ല ജീവിതം നയിക്കാനും അത് സുന്ദരമായ ജീവിതമാക്കാനും കുറേ കാലം നല്ല ശക്തിയോടുകൂടി ദൃഢമായ ഒരു ജീവിതം ആക്കി തീർക്കാനും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ മൂല്യാധിഷ്ഠിതമായ അറിവ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇഷ്ടിക ആധുനിക അറിവാണെങ്കിൽ സിമൻ്റ് മൂല്യാധിഷ്ഠിതമായ അറിവാണ് ഈ സിമൻ്റ് മാത്രം കുറേ അധികമിട്ട് അതിൻ്റെ പുറത്ത് കുറേ ഇഷ്ടികകൾ വയ്ക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആധുനികമായ അറിവ് കൊടുക്കാൻ കെമിസ്ട്രിയും ഫിസിക്സും മാത്തമാറ്റിക്സും പഠിപ്പിക്കാൻ കുറേ പീരീഡുകൾ വെള്ളിയാഴ്ച വൈകുന്നേരത്തെ രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം ഓരോ മണിക്കൂർ വീതമോ വ്യത്യസ്തമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഈ മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചാൽ അത് അബദ്ധമായിരിക്കും കാരണം സിമൻറ്റ് മാത്രം കുറേ അധികട്ട് അതിൻ്റെ പുറത്ത് ഇഷ്ടികയിട്ട് മുകളിലേക്ക് പോകുന്ന മാതിരി കെട്ടിടത്തിന് ഉറപ്പില്ലാത്തതാകും ഇഷ്ടിക വേറെയും സിമൻറ്റ് വേറെയും ഇട്ടാൽ രണ്ടും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് കൊടുക്കേണ്ടത് അപ്പോൾ മൂല്യാധിഷ്ഠിതമായ അറിവ് ജീവിതത്തിന് ഉറപ്പേകാൻ അനവധി കാലം സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ജീവിതം സുന്ദരമാക്കാൻ അത്യാവശ്യമായ ഘടകമാണ് അത് അച്ഛനമ്മമാരിൽ നിന്നും അധ്യാപകരിൽ നിന്നും പ്രായമായവരിൽ നിന്നും ആരാധ്യരായവരിൽ നിന്നും ചെവികളിലൂടെയും കണ്ണുകളിലൂടെയും നാക്കുകളിലൂടെയും ചർച്ച ചെയ്തും കണ്ടും കേട്ടും പഠിച്ചിട്ടാണ് നമ്മളുടെ ജീവിതത്തിൽ അത് ലഭ്യമാക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർക്കുമല്ലോ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഒത്തിരി അധികം ജീവിത പ്രശ്നങ്ങളുണ്ട് ഒന്നിനും സമയം കിട്ടുന്നില്ല ശരീരമാണെങ്കിൽ ഒത്തിരി വേദനിക്കുന്നു കാൽ മുട്ടുവേദന പുറംവേദന തലവേദന ഇങ്ങനെ ധാരാളം വേദനകളുണ്ട് ആകെ ജീവിതത്തിൽ ഒരു മടുപ്പ് തോന്നുന്നു എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവരോടെല്ലാം ഞാൻ പറയാറുള്ളത് നിങ്ങൾ ഒരു ഡോക്ടറേയും ചെന്ന് കാണണ്ട ഒരു മഹാരോഗവും നിങ്ങൾക്കില്ല നിങ്ങൾക്ക് ആവശ്യമുള്ളത് കർമ്മ തെറാപ്പിയാണ് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ശരീരത്തിനെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും ആവശ്യമോ ഇല്ലാത്തത് ചിന്തിക്കാതിരിക്കുക രാവിലെ അഞ്ചര മണിക്ക് എഴുന്നേൽക്കുന്നത് മുതൽക്ക് രാത്രി പത്ത് പത്തര മണിക്ക് ഉറങ്ങാൻ പോകുന്നത് വരെ നിരന്തരം ഓരോ കർമ്മവും ചെയ്തുകൊണ്ടിരുന്നാൽ ആ കർമ്മം തന്നെ നിങ്ങൾക്ക് വേണ്ട ആയാസം തരും ആ കർമ്മം തന്നെ നിങ്ങൾക്ക് വേണ്ടത്ര വിശപ്പ് ദാഹം ഇവയുണ്ടാക്കും ഭക്ഷണത്തിന് സ്വാദുണ്ടാവും കുടിക്കുന്ന വെള്ളത്തിന് ദാഹജലത്തിന് അതിൻ്റേതായിട്ടുള്ള സ്വാദുണ്ടാവും ഉറങ്ങാൻ കിടക്കുമ്പോൾ നല്ല ഉറക്കം വരും ഇങ്ങനെ ജീവിതത്തിൻ്റെ സൈക്കിള് വളരെ സംതൃപ്തമാക്കാൻ സന്തോഷപ്രദമാക്കാൻ മറ്റുള്ളവർക്കും നമുക്കും പ്രയോജനപ്രദമാക്കാൻ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ല ഒരു പരിപാടിയാണ് നമുക്ക് ആവിഷ്കരിക്കാവുന്ന ജീവിതചര്യയാണ് കർമ്മ തെറാപ്പി എന്ന് പറയുന്നത് ഇങ്ങനൊരു വാക്ക് പുസ്തകം നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കില്ല കർമ്മ തെറാപ്പി എന്നുള്ളത് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നിരന്തരം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളുടെ കാലിൻ്റെ ചുവടറ്റം മുതൽക്ക് തലയ്ക്കകത്ത് മുകളറ്റം വരെ നിരന്തരം അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം നിത്യവും ഉപയോഗിക്കുന്ന താക്കോല് നിത്യവും ഉപയോഗിക്കുന്ന വീട്ടിലെ മുറികൾ നിത്യവും ഉപയോഗിക്കുന്ന പുസ്തകം ഇതെല്ലാം ചൈതന്യവത്തായിരിക്കും എന്താ കാരണം താക്കോലിൽ തുരുമ്പുണ്ടാവില്ല നിത്യവും ഉപയോഗിക്കുന്ന മുറിയിൽ മാറാല കുറവായിരിക്കും നിത്യവും ഉപയോഗിക്കുന്ന പുസ്തകം പെട്ടെന്ന് ദ്രവിക്കില്ല ഇതുതന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പ്രത്യേകതകൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അത് തുരുമ്പുടിക്കില്ല അത് ക്ഷയിക്കില്ല അതിന് നാശം സംഭവിക്കില്ല അത് നന്മ നിറഞ്ഞ രീതിയിൽ നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ കർമ്മ തെറാപ്പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക idle mind is the devil's workshop എന്ന് ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട് മനസ്സിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അകത്തേക്ക് കയറ്റിവിട്ട് മനസ്സിനെയും വികൃതവും വികലവും ആക്കാതിരിക്കുക ശരീരത്തിനെയും അതേപോലെ അനുനിമിഷം പ്രവർത്തന യോഗ്യമുള്ളതാക്കി തീർക്കുക ഇതിനെ പറയുന്ന പേരാണ് കർമ്മ തെറാപ്പി മുപ്പത്തി മുക്കോടി ദേവന്മാരുണ്ടെന്നാ പറയുക നിങ്ങൾ എന്നെങ്കിലും എണ്ണി നോക്കിയിട്ടുണ്ടോ നമുക്ക് എത്ര ദൈവങ്ങളുണ്ട് അവരുടെ പേരെന്തൊക്കെയാണെന്ന് എന്തെങ്കിലും സമയം കിട്ടുമ്പോൾ ഒന്ന് എണ്ണി നോക്കുക നിങ്ങൾ എത്ര ശ്രമിച്ചാലും നൂറ്റി ഇരുപത്തഞ്ച് പേരുകളിൽ കൂടുതൽ കിട്ടില്ല വേദമന്ത്രങ്ങൾ അറിയാവുന്നവർ ശ്രമിക്കുകയാണെങ്കിൽ യാസ്കാചാര്യൻ എഴുതിയ യാസ്കൻ്റെ നിരുക്തമുണ്ട് നിരുക്തം എന്ന പുസ്തകത്തിൽ ദൈവതാകാന്ഡം എന്നൊരു ഭാഗമുണ്ട് അതിൽ നോക്കിയാൽ ഒരു പത്ത് മുന്നൂറ് ദേവതാ നാമങ്ങൾ നമുക്ക് കിട്ടിയെന്ന് വരും അതിൽ കൂടുതൽ പേരുകൾ നമുക്ക് കിട്ടില്ല പിന്നെ എങ്ങനെയായി മുപ്പത്തി മുക്കോടി ദേവന്മാരുണ്ടായത് വളരെ ലളിതമായ വിവരണമാണ് അതിനുള്ളത് യഥാർത്ഥത്തിൽ നമ്മളിലെല്ലാവരും എല്ലാവരിലും നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മുപ്പത്തിമൂന്ന് ശതമാനം ഈശ്വരീയാംശമുണ്ട് മുപ്പത്തിമൂന്ന് ശതമാനം ആസുരീകാംശമുണ്ട് മുപ്പത്തിമൂന്ന് ശതമാനം മാനുഷികമായ ദൗർബല്യങ്ങളും നമുക്കുണ്ട് ഈ മുപ്പത്തിമൂന്നിൻ്റെ പ്രത്യേകത എന്താ വൺ തേർഡ് എന്ന് വേണമെങ്കിൽ പറയാം വൺ തേർഡ് ഒരു മനുഷ്യൻ നിർമ്മിച്ചിരിക്കുന്നത് വൺ തേർഡ് ഈശ്വരീയമായ ഡിവൈൻ ക്വാളിറ്റീസാണ് and one third he has got a demonic or devilish quality. And the last one third അദ്ദേഹത്തിലുള്ളത് മാനുഷികമായ ദൗർബല്യങ്ങൾ ഇതെങ്ങനെയാ ഒന്ന് വിവരിക്കാം നിങ്ങൾക്കറിയാം കൊടുങ്ങല്ലൂർ പ്രദേശത്തിലെല്ലാം സുനാമി വന്ന് വളരെ ശക്തിയായിട്ട് അത് ബാധിച്ചപ്പോൾ കുറേ വ്യക്തികൾ എന്താ ചെയ്തറിയോ സാധാരണക്കാർ അവരുടെ ടെമ്പോയും അവരുടെ ഓട്ടോയും അവരുടെ ലോറിയും എല്ലാം ആ പ്രദേശത്ത് കൊണ്ടുവന്ന് പാവപ്പെട്ടവരെ അതിൽ കയറ്റി അവരെ സിറ്റിയിൽ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിടുകയാ ചെയ്തത് വേറെ കുറച്ച് പേരെന്ത് ചെയ്തു എന്നറിയോ അപ്പുറത്ത് ഉള്ള കടകളിൽ നിന്ന് ദൂരെ മാറിയുള്ള കടകളിൽ നിന്ന് ഉഴുന്നുവടയും ദോശയും ഇഡ്ഡലിയുമെല്ലാം ഒരു രൂപയ്ക്കും രണ്ട് രൂപയ്ക്കും വാങ്ങിച്ച് ഇവിടെ കഷ്ടപ്പെടുന്നവർക്ക് ഒരു രൂപയ്ക്ക് വാങ്ങിച്ച സാധനം രണ്ട് രൂപയ്ക്കും രണ്ട് രൂപയ്ക്കും രണ്ട് രൂപയ്ക്ക് വാങ്ങിച്ച സാധനം മൂന്ന് നാല് രൂപയ്ക്കും വിറ്റു അതായത് വിശക്കുന്നവർക്കാണ് അവർ കൊടുത്തത് അവരിൽ ആസുരിക സ്വഭാവമൊന്നും ഉണ്ടായിരുന്നില്ല മറിച്ച് മാനുഷികമായ ഒരു ദൗർബല്യം അവരിലുണ്ടായിരുന്നു അതായത് കിട്ടാവുന്നത്രയും ലാഭം പറ്റാവുന്നത്രയും സമയത്ത് ഉണ്ടാക്കാം അത് മാനുഷികമായ ദൗർബല്യമാണ് അവരിൽ ചിലർ കാണിച്ചത് ചിലർ പാവപ്പെട്ടവരാണെങ്കിലും ഈശ്വരീയമായ അവരുടെ നന്മകൾ കാണിച്ചു തൻ്റെ വാഹനത്തെ അതിൽ പെട്രോളിൻ്റെയോ ഡീസലിൻ്റെയോ എമൗണ്ട് പോലും മേടിക്കാതെ വാങ്ങിക്കാതെ ഇവരെ അവരവരെ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് സേവനത്തിൻ്റെ രൂപത്തിൽ വിട്ടു അപ്പോൾ സേവനം ചെയ്തവരുടെ മനസ്സിനകത്ത് പ്രോമിനൻ്റ് ആയിട്ടുള്ളത് ഏറ്റവും അധികം പ്രകടമായിട്ടുള്ളത് ഈശ്വരീയ ക്വാളിറ്റിയാണ് അപ്പുറത്ത് നിന്ന് ഭക്ഷ്യവിഭവങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഇരട്ടി വിലയ്ക്ക് വിറ്റവരിൽ മാനുഷിക ദൗർബല്യം ഉണ്ടായത് മൂന്നാമത്തെ ഒരു വിഭാഗം ആൾക്കാർ സുനാമി ആഞ്ഞടിച്ച് ആൾക്കാർ ഓടിപ്പോയപ്പോൾ ആ വീടുകളിൽ കയറി സാധനങ്ങൾ മോഷണം ചെയ്യാൻ അവിടെ നിന്ന് സാധനങ്ങൾ കട്ടെടുക്കാൻ വേണ്ടി അവർ ശ്രമിച്ചു അത് അവരിൽ അന്തർലീനമായ ആസുരീകമായ സ്വഭാവമാണ് എല്ലാം ചെയ്തത് മനുഷ്യർ തന്നെയാണ് ഒരേ മനുഷ്യനിൽ സമയവും സന്ദർഭവും അനുസരിച്ച് നന്മകൾ ചിലപ്പോൾ കൂടുതലായിട്ട് പ്രകടമായി എന്ന് വരും ചിലപ്പോൾ വളരെ നാശോന്മുഖമായ തിന്മകൾ പ്രകടമായി എന്ന് വരും ചിലപ്പോൾ മാനുഷികമായ ദൗർബല്യങ്ങൾ പ്രകടമായി എന്ന് വരും അപ്പോൾ ഈ മുപ്പത്തി മുക്കോടി എന്ന വാക്കിൽ ഈ കോടി എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും രാമേശ്വരത്തിനടുത്ത് ധനുഷ്കോടി എന്ന സ്ഥലമുണ്ട് ധനുഷ്കോടി എന്ന് പറഞ്ഞാൽ ശ്രീരാമൻ ധനുസ് എടുത്ത് അവിടെ നിന്ന് എഴുത കോർണർ എന്നർത്ഥം പഴയ വീടുകളിൽ ചെന്നാൽ വിറകുകൂടി എന്നൊരു സ്ഥലമുണ്ട് വിറക് ഇടുന്നതിന് വേണ്ടി ഒരു കോർണർ ഉണ്ടാവും അതിന് വിറകുകൂടി എന്നാ പറയുക അങ്ങനെ കോടി എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം കോർണർ പാർട്ട് ഷെയർ പെർസെൻറ്റേജ് എന്നെല്ലാമാണ് അപ്പം മുപ്പത്തി മുക്കോടി എന്ന വാക്കിൻ്റെ അർത്ഥം one third divine quality one third demonic quality and one third ordinary human qualities സാധാരണ മനുഷ്യരുടേതായ സ്വഭാവം അപ്പോൾ മുപ്പത്തി മുക്കോടി ഈശ്വരന്മാരെ അന്വേഷിച്ച് നമ്മൾ ലോകമെമ്പാടും നടക്കുകയാണെങ്കിൽ നമുക്കത് ലഭിച്ചു എന്ന് വരില്ല നമ്മളിൽ തന്നെയാണ് അതുള്ളത് അത് കഴിയുന്നത്രയും ഉയർത്തിക്കഴിഞ്ഞാൽ ഈശ്വരീയമായ സ്വഭാവം ഉയർത്തിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ളവരെ പറയുന്ന പേരാണ് അവതാരങ്ങളെന്ന് നമുക്ക് തന്നെ അവതാരങ്ങളെപ്പോലെ ഉയരാൻ സാധിക്കും നമ്മളിലുള്ള ആസുരീക സ്വഭാവം കുറയും നമ്മളിലുള്ള മാനുഷിക ദൗർബല്യങ്ങൾ കുറയും അപ്പം മുപ്പത്തിമു കോടി ദേവന്മാരെന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ ഇല്ലേ നിങ്ങളിലും വൺ തേർഡ് ഈശ്വരീയാംശമുണ്ട് അത് ഉയർത്തി വൺ തേർഡ് മൂന്ന് എന്നുള്ളത് മുപ്പത്തഞ്ചാക്ക നാൽപ്പതാക്ക നാൽപ്പത്തഞ്ചാക്ക അമ്പത് അറുപത് എഴുപതൊക്കെ പോയി കഴിഞ്ഞാൽ ശരിക്ക് നമ്മൾ തന്നെയാണ് അവതാരങ്ങളായിട്ട് മാറുന്നത് മറ്റുള്ളവർക്ക് ഗുരുഭൂതന്മാരും ആചാര്യന്മാരും നന്മയുടെ പന്താവ് കാണിക്കുന്ന ഋഷിവര്യന്മാരുമെല്ലാമായി തീരുന്നത് നമ്മളിലുള്ള ഈശ്വരീയാംശം കൂടുമ്പോഴാണ് നമ്മളിലുള്ള ഈശ്വരീയാംശം നമ്മൾ കൂട്ടുമ്പോഴാണ് ഞാനൊരു തിയറി ഉണ്ടാക്കിയിട്ടുണ്ട് ലോകത്തിൽ ആരും ഉണ്ടാക്കാത്ത തിയറിയാണ് അതിൻ്റെ പേരെന്താ അറിയോ ചേന തിയറി എന്നാണ് എന്താ അതിൻ്റെ അർത്ഥം എന്നറിയോ നമ്മൾ മാർക്കറ്റിൽ ചെന്ന് ഒരു ചേന വാങ്ങിച്ചു എന്ന് വിചാരിക്കാം വലിയൊരു ചേന മുഴുവനായിട്ട് തന്നെ വാങ്ങിച്ചു മുറിച്ച് വാങ്ങിക്കാൻ നിന്നില്ല അത് പൊതിഞ്ഞ് കെട്ടി വീട്ടിൽ കൊണ്ടുവന്നു വീട്ടിൽ കൊണ്ടുവന്ന് പൊതി കെട്ടഴിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആ ചേനയുടെ ഒരു ചെറിയ ഭാഗം ചീഞ്ഞിട്ടുണ്ട് എന്ന് അത് കടയിൽ വെച്ച് നോക്കിയപ്പോൾ കണ്ടില്ല ഇവിടെ വന്ന് തുറന്ന് നോക്കിയപ്പോഴാണ് കണ്ടത് നമ്മൾ സാധാരണ രീതിയിൽ എന്താ ചെയ്യുക ഒരു കത്തിയെടുത്ത് ആ ചീഞ്ഞ ഭാഗം മാത്രം മുറിച്ച് നമ്മൾ കളയും അത് കഴിഞ്ഞ് ബാക്കി ചേന ഒന്നോ അഞ്ചോ പത്തോ ദിവസം കൊണ്ട് നമ്മളത് ഉപയോഗിക്കും അപ്പോൾ ചേന നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതിനകത്തുള്ള തിന്മകൾ കത്തി ഉപയോഗിച്ച് മുറിച്ച് അത് കളഞ്ഞ് ബാക്കി നന്മകളാണ് ഉപയോഗിക്കുക നമ്മളുമായി ബന്ധപ്പെടുന്ന എല്ലാ വ്യക്തികളിലും കുറേ തിന്മകളുണ്ട് കുറേ ചീഞ്ഞ ഭാഗമുണ്ട് അത് നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക ചീഞ്ഞ ഉള്ളത് കൊണ്ട് മൊത്തം ചേന നമുക്ക് വലിച്ചെറിയാൻ സാധിക്കില്ല പകരം ആ തിന്മയുള്ള ഭാഗം മാത്രം കത്തി കൊണ്ട് മുറിച്ച് കളയുക ബാക്കി നന്മകളെല്ലാം ഉപയോഗിക്കുക നമ്മളുടെ ഭാര്യ ഭർത്താവ് അച്ഛൻ അമ്മ മക്കൾ സുഹൃത്തുക്കൾ ബന്ധുക്കൾ ഓഫീസിലുള്ള സൂപ്പർവൈസർമാർ നമ്മളുടെ താഴെ പ്രവർത്തിക്കുന്നവർ നമ്മളുടെ റെസിഡൻഷ്യൽ അസോസിയേഷനിലുള്ളവർ നമ്മൾ മായി പ്രത്യക്ഷമായും പരോക്ഷമായും ബന്ധമുള്ള എല്ലാ വ്യക്തികളിലും ധാരാളം നന്മകളുണ്ട് കുറച്ച് തിന്മകളും ഉണ്ടാവും ആ തിന്മകൾ കളഞ്ഞ് നന്മകൾ ഉപയോഗിക്കുന്നതിന് നമ്മൾക്ക് കൊടുക്കാവുന്ന പേരാണ് ചേനാ തിയറി അപ്പോൾ ചേനാ തിയറി നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രയോഗിക്കാൻ പറ്റുമോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ വളരെ സിമ്പിളാണ് നിങ്ങളുമായി കാണുന്ന വ്യക്തികളുടെ എല്ലാ നന്മകളും എടുക്കുക അയാൾക്ക് എന്ത് തിന്മയുണ്ടെങ്കിലും നിങ്ങൾ അതിനെക്കുറിച്ച് പരിധിക്കപ്പുറം വേവലാതിപ്പെടാതിരിക്കുക അത് മുറിച്ച് കളയുന്നത് പോലെ അത് മാറ്റി നിർത്തിയിട്ട് ആ മനുഷ്യൻ്റെ നന്മകളെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം അതിനെയാണ് വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു ചേന തിയറി എന്ന് പറയുന്നത് നമസ്കാരം ഡീൻ ഓർണിഷ് എന്ന അതിപ്രഗത്ഭനായ ഒരു ഡോക്ടർ ന്യൂയോർക്കിലുള്ള ആളാണ് അദ്ദേഹം ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അദ്ദേഹം ഒരു പഠനം നടത്തി ഇരുപത് കുട്ടികളെ ഒരു ക്ലാസ് മുറിയിൽ അദ്ദേഹം കൃത്യം രണ്ട് മണി മുതൽക്ക് നാല് മണി വരെ കൊണ്ടുവന്ന് ഒരു മാത്തമാറ്റിക്സ് ടീച്ചർ ഗണിത അധ്യാപികയെ കൊണ്ട് ക്ലാസ് എടുപ്പിച്ചു ആ ഗണിത അധ്യാപികയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ശപിച്ച് ദേഷ്യപ്പെട്ട് വളരെയധികം വെറുക്കുന്ന രീതിയിലാണ് ആ അധ്യാപിക ക്ലാസ് എടുക്കാറുള്ളത് ആ ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് ഈ കുട്ടികളുടെ ശരീരത്തിലെ ബ്ലഡ് പ്രഷർ ഹാർട്ടിൻ്റെ പ്രവർത്തനം ഇ സി ജി ഉപയോഗിച്ച് തലച്ചോറിൻ്റെ പ്രവർത്തനം ഇ ഇ ജി ഉപയോഗിച്ച് എടുക്കും അഡ്രിനാലിൻ്റെ അളവ് ഇതെല്ലാം ആ ഡോക്ടർ ഈ അധ്യാപിക ക്ലാസ് എടുക്കുന്നതിന് മുമ്പ് എടുക്കും എന്നിട്ട് ക്ലാസ് തുടങ്ങി ഒരു മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും അതേപോലെയുള്ള ടെസ്റ്റ് നടത്തും ഇ ഇ ജി എടുക്കും ഇ സി ജി എടുക്കും കൊളസ്ട്രോളിൻ്റെ അവൾ അളവെടുക്കും അതുപോലെ തന്നെ അഡ്രിനാലിൻ്റെ അളവ് ബ്ലഡ് പ്രഷർ ഹാർട്ടിൻ്റെ പെർഫോമൻസ് എല്ലാം എടുക്കും ഈ ക്ലാസ് കഴിഞ്ഞതിന് ശേഷവും അപ്രകാരം തന്നെ ടെസ്റ്റ് ചെയ്യും അങ്ങനെ ഇരുപത് വിദ്യാർത്ഥികളിൽ ഏതാണ്ട് ഇരുപത്തഞ്ചോളം ദിവസം ഇപ്രകാരം ടെസ്റ്റ് നടത്തി അപ്പോൾ കണ്ടുപിടിച്ചൊരു കാര്യം വളരെ ദേഷ്യത്തിൽ ക്ലാസ് എടുക്കുന്ന ഈ ടീച്ചർ ക്ലാസ് തുടങ്ങുന്നത് മുതൽക്ക് ഈ വിദ്യാർത്ഥികളുടെ ബ്ലഡ് പ്രഷർ കൂടും ഇ e സി ജിയുടെ പ്രവർത്തനം അബ്നോർമൽ ആവും ഇലക്ട്രോ തലച്ചോറിൻ്റെ പ്രവർത്തനം വളരെയധികം വ്യത്യാസം ഉണ്ടാവും ബ്ലഡ് പ്രഷറും അതേപോലെ കൊളസ്ട്രോളിൻ്റെ അളവും കൂടും ഈ ടീച്ചർ പോയി കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞിട്ടാണ് അത് നോർമലാവുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം ഡി നോർണിഷ് എന്ത് ചെയ്തു അറിയോ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ഈ ഇരുപത്തഞ്ച് ദിവസത്തെ ടെസ്റ്റ് കഴിഞ്ഞ് ആ ടീച്ചറോട് പൊക്കോളാൻ പറഞ്ഞു ഒരഞ്ചാറ് ദിവസം കഴിഞ്ഞ് വീണ്ടും ആ കുട്ടികളിൽ ഈ ടീച്ചർ ക്ലാസ് എടുത്ത സമയം കുട്ടികളിൽ എന്തെങ്കിലും വ്യത്യാസം ടീച്ചർ ഇല്ലാത്ത സമയത്ത് ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കി അപ്പോഴും ടീച്ചർ ക്ലാസ് എടുക്കാൻ വന്നില്ലെങ്കിലും രണ്ട് മണി തൊട്ട് നാല് മണി വരെ ഈ ടീ ഈ കുട്ടികളുടെ ശരീരത്തിലെ കാര്യമായ വ്യത്യാസം ടീച്ചർ ഉള്ളപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നോ അതേപോലെ ശരീരം പ്രതികരിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു വീണ്ടും കുറേ കാലം കഴിഞ്ഞ് നല്ല ഒരു ടീച്ചറെ കൊണ്ടുവന്ന് മാത്തമാറ്റിക്സ് ക്ലാസ് എടുപ്പിച്ചു ഇതേ ടെസ്റ്റുകളെല്ലാം നടത്തി ആ കുട്ടികളുടെ ശരീരത്തിൽ ഒരു മാറ്റമില്ല വളരെയധികം അവർ സന്തോഷിക്കുന്നുണ്ട് തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൽ ഹാർട്ടിൻ്റെ പ്രവർത്തനത്തിൽ കൊളസ്ട്രോളിൻ്റെ കാര്യത്തിൽ ബ്ലഡ് പ്രഷറിൻ്റെ കാര്യത്തിൽ അഡ്രിനാലിൻ്റെ കാര്യത്തിൽ ഒരു വ്യത്യാസമില്ല ഇതിൽ നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുക മാത്തമാറ്റിക്സ് എന്നൊരു സബ്ജക്റ്റ് അല്ല കുട്ടികളിൽ പ്രശ്നം ഉണ്ടാക്കിയത് അത് പഠിപ്പിക്കുന്ന രീതിയാണ് പ്രശ്നം ഉണ്ടാക്കിയത് നമ്മൾ ഈ ലോകത്തിൽ ആർക്ക് എന്ത് ഉപദേശം കൊടുക്കുമ്പോഴും എന്ത് പഠിപ്പിക്കുമ്പോഴും എന്ത് സന്ദേശം കൊടുക്കുമ്പോഴും ആ കൊടുക്കുന്ന രീതി നന്മ നിറഞ്ഞതാണെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്താ കൊടുക്കുന്നത് എന്നുള്ളതിനേക്കാൾ ഉപരി എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം പലപ്പോഴും സൃഷ്ടിക്കുന്നത് വളരെ ശാന്തമായി നല്ല തരംഗ ദൈർഘ്യത്തിൽ അവർക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സന്തോഷകരമായ മുഖഭാവത്തോടുകൂടി വ്യക്തമായ ഭാഷയോടുകൂടി ശാപവാക്കുകൾ ഒരിക്കലും ഉപയോഗിക്കാതെ അസാധാരണമാം വിധം അനുഗ്രഹാശിസുകൾ ചൊരിഞ്ഞുകൊണ്ട് ഏത് നന്മകൾ നമ്മളുമായി ബന്ധപ്പെട്ട ആർക്ക് കൊടുക്കുമ്പോഴും അത് സ്വീകരിക്കാതിരിക്കില്ല ഇന്നു മുതൽക്ക് നമുക്ക് അപ്രകാരം പറ്റുമോ എന്നൊന്ന് ശ്രമിച്ചു നോക്കാം അത് നമ്മളുടെ ബി പിയും കൊളസ്ട്രോളും അഡ്രിനാലിനും തലച്ചോറിൻ്റെ പ്രവർത്തനവും ഹാർട്ടിൻ്റെ പ്രവർത്തനവും നന്മയിലേക്ക് കൊണ്ടുവരാനും സാധിക്കും നമ്മൾ സംസാരിക്കുന്ന വ്യക്തികളിൽ മാത്രമല്ല നമ്മളിലും ഈ വ്യത്യാസം ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വാർത്താവിനിമയം സന്ദേശവിനിമയം എന്ന് പറയുന്നത് നന്മ നിറഞ്ഞ രീതിയിലാക്കുകയാണെങ്കിൽ ഒരു അസാധാരണമായ ഗുണം അതിൽ നിന്ന് നമുക്ക് ലഭിക്കും എന്നുള്ളത് പ്രത്യേകം ഓർമ്മിക്കുക നമ്മളുടെ വാക്ക് ശരങ്ങളാകാതെ വാക്ക് സ്വാദിഷ്ടമായ മധുരപലാരഹങ്ങൾ പോലെ ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ രീതിയിൽ സംസാരിക്കാം നന്മ നിറഞ്ഞ രീതിയിൽ പഠിപ്പിക്കുക നന്മ നിറഞ്ഞ രീതിയിൽ കാര്യങ്ങൾ ഗ്രഹിപ്പിക്കുക എന്നുള്ളത് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു വീട്ടിൽ ഒരു മുത്തച്ഛൻ അച്ഛൻ കൊച്ചുമകൻ അങ്ങനെ മൂന്ന് പേര് ഉണ്ടായിരുന്നു ഇവർ മൂന്ന് പേരുമാണ് നമ്മളുടെ ഇന്നത്തെ വിഷയത്തിലെ കഥാപാത്രങ്ങൾ ഈ അച്ഛൻ കൊച്ചുമകൻ്റെ അച്ഛൻ അദ്ദേഹം ഒരു ദിവസം ഓടിൻ്റെ മുകളിൽ കയറിയിട്ട് വർഷത്തിലൊരിക്കൽ ഓട് വൃത്തിയാക്കാറുണ്ട് മഴക്കാലത്ത് ചോർച്ച ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൽ ഉള്ള പൊടികളെല്ലാം കളഞ്ഞ് വൃത്തിയാക്കുന്ന പതിവ് ഓടിട്ട വീട് വീട്ടിൽ താമസിക്കുന്നവർക്ക് അറിയാവുന്നതാണ് അപ്പം ഈ മുത്തച്ഛൻ അച്ഛനെ നോക്കുമ്പോൾ മുത്തച്ഛൻ്റെ മകനെ നോക്കുമ്പോൾ മുത്തച്ഛൻ്റെ മകൻ ഓടിൻ്റെ പുറത്ത് കയറിയിട്ട് ഇങ്ങനെ ഓടെല്ലാം വൃത്തിയാക്കുകയാണ് ഇപ്പോൾ രാവിലെ ഏഴ് മണിക്ക് തുടങ്ങി ഒമ്പത് മണി കഴിഞ്ഞു പത്ത് മണി കഴിഞ്ഞു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ നല്ല വെയിൽ ഇപ്പം മുത്തച്ഛൻ നോക്കിയപ്പോൾ തൻ്റെ മകൻ ഈ ഓടിൻ്റെ പുറത്ത് കയറി നല്ല വെയിലത്ത് സാധാരണമായ വർക്ക് ഇങ്ങനെ ജോലി ചെയ്യാൻ ആ ജോലി ചെയ്യുമ്പോൾ മുത്തച്ഛന് സഹിക്കാൻ വയ്യ തൻ്റെ മകൻ ഇങ്ങനെ വെയിൽ കൊള്ളുന്നു അപ്പം മുത്തച്ഛൻ ചെന്നിട്ട് ഓട് നന്നാക്കുന്ന തൻ്റെ മകനോട് പറഞ്ഞു മോനോ ഇറങ്ങുക ഇനിയിപ്പോൾ വേണ്ട പിന്നെ എപ്പോഴെങ്കിലും നമുക്ക് ചെയ്യാം ഈ വെയിൽ നീ ഇങ്ങനെ കൊള്ളുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു എന്ന് പല പ്രാവശ്യം പറഞ്ഞു രണ്ട് മൂന്ന് പ്രാവശ്യം മുത്തച്ഛൻ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ മുത്തച്ഛൻ്റെ മകൻ ഊട് നന്നാക്കുന്ന വ്യക്തിക്ക് വളരെയധികം അങ്ങോട്ട് ദേഷ്യം വന്നു അയാൾ പറഞ്ഞു അച്ഛൻ പോയിട്ട് കിടക്കും എന്തിനാ അച്ഛൻ ആവശ്യമില്ലാതെ വന്നിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് എന്നെ ദേഷ്യപ്പെടുത്തുന്നു അച്ഛൻ പോയി കിടന്നൂടെ ഞാനിത് ശരിയാക്കിയതിന് ശേഷം ഇറങ്ങി വരാമല്ലോ എന്ന് പറഞ്ഞു പക്ഷേ മുത്തച്ഛനാണെങ്കിൽ തൻ്റെ മകൻ്റെ ശരീരത്തിൽ ഇത്രയും വെയിൽ കൊള്ളുന്ന കണ്ടിട്ട് ഒരു അസാധാരണ ദുഃഖം തൻ്റെ മകൻ ഇങ്ങനെ വേദനിക്കുന്നത് കാണുമ്പോൾ മുത്തച്ഛന് സഹിക്കാൻ വയ്യ മുത്തച്ഛൻ വീണ്ടും വീണ്ടും പറഞ്ഞു മോനെ ഇറങ്ങ അവിടെ ഇരുന്നുകൊണ്ട് ഓട് നന്നാക്കണ്ട ഇപ്പോൾ ഇത്രയും വെയിൽ കൊണ്ട് ഓട് നന്നാക്കണ്ട ഈ മകന് കണ്ടമാനം ദേഷ്യം വന്നു നമുക്കറിയാമല്ലോ മുത്തച്ഛന്മാർ പറയുമ്പോൾ സാധാരണ മക്കൾക്ക് ദേഷ്യം വരാറുണ്ട് അങ്ങനെ അദ്ദേഹത്തിന് ദേഷ്യം വന്നു കുറേ കഴിഞ്ഞ് ഈ മുത്തച്ഛൻ ഉപദേശം നിർത്തിയിട്ട് എന്ത് ചെയ്തു എന്നറിയോ ഊട് നന്നാക്കുന്ന തൻ്റെ മകൻ്റെ മകൻ അതായത് കൊച്ചുമകൻ ആ കൊച്ചുമകൻ വീട്ടിനകത്തുണ്ട് ആ കൊച്ചുമകനെ എടുത്തിട്ട് ഒരു കസേര ഇട്ടി കൊണ്ടുപോയിട്ട് നല്ല വെയിലത്ത് കൊണ്ടുവന്നിരുത്തി ആ നല്ല പൊള്ളുന്ന വെയിലത്ത് ഈ കൊച്ചുമകൻ ഇരിക്കുന്നത് ഓടിൻ്റെ മുകളിൽ നിന്ന് തൻ്റെ മകൻ കണ്ടു അതായത് കൊച്ചുമകൻ്റെ അച്ഛൻ കണ്ടു അത് കണ്ട് ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഓടി നന്നാക്കുന്ന മകന് വളരെയധികം ദേഷ്യം വന്നു അച്ഛൻ എന്തായി ചെയ്ത് എന്തിനാ കൊച്ചിനെ കൊണ്ടുവന്ന് വെയിലത്തിരുത്തുന്നത് അതിന് അവന് വിഷമം തോന്നില്ലേ അവന് വേദനിക്കില്ല അവൻ്റെ ശരീരം പൊള്ളില്ല എന്തിനാ വെറുതെ കൊണ്ടുവന്ന് വെയിലത്ത് ഇരുത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ച് തൻ്റെ അച്ഛനോട് ഓട് നന്നാക്കുന്ന മകൻ കയർത്ത് ദേഷ്യപ്പെട്ട് സംസാരിച്ചു അപ്പം മുത്തച്ഛൻ എന്താ പറഞ്ഞറിയോ എടാ നിനക്ക് ഈ ഓടിൻ്റെ മുകളിലിരുന്ന് ഏൽക്കുന്ന വെയിലിൻ്റെ ചൂട് അത് വേദന തോന്നും എന്ന് എനിക്കറിയാം അതുകൊണ്ട് നിന്നോട് ഞാൻ പല പ്രാവശ്യം ഇറങ്ങാൻ പറഞ്ഞു എൻ്റെ മകന് പൊള്ളുമ്പോൾ എനിക്ക് വേദനിക്കും അത് നിനക്കറിയാമോ എന്താ കാരണം നിൻ്റെ മകനിപ്പോൾ വെയിലത്തിരുന്ന് പൊള്ളുമ്പോൾ നിനക്ക് വേദനിക്കുന്നുണ്ട് അതുപോലെ എൻ്റെ മകന് പൊള്ളുമ്പോഴത്തേക്കും എനിക്ക് വേദനിക്കും എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ് അവനവൻ്റെ ആൾക്കാർക്ക് വേദനിക്കുമ്പോഴാണ് ശരിക്ക് വേദന എന്താണെന്ന് നമ്മൾ അറിയാം മുത്തച്ഛന് വേദനിച്ചത് മുത്തച്ഛൻ്റെ മകൻ വെയിൽ കൊള്ളുമ്പോഴാണ് മുത്തച്ഛൻ്റെ മകന് വേദനിച്ചത് ആ മകൻ്റെ മകൻ വെയിൽ കൊള്ളുമ്പോഴാണ് അതാണ് യഥാർത്ഥത്തിൽ അനുഭവയോഗ്യമായ അറിവ് എന്ന് പറയുന്നത് നമ്മളുടെ മക്കൾക്ക് നമ്മളുടെ സഹോദരങ്ങൾക്ക് നമ്മളുടെ കുടുംബാംഗങ്ങൾക്ക് നമ്മളുമായി ബന്ധപ്പെട്ടവർക്ക് വേദനിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേദനിക്കാം അല്ലാത്ത പക്ഷം നമ്മൾ വാദിക്കാനും പ്രതിയാകാനും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കും പ്രതിഷേധിക്കാനും എല്ലാം നമ്മൾ പോകും അനുഭവത്തിൻ്റെ വലിപ്പം അത് അനുഭവിക്കുമ്പോൾ മാത്രമേ നമ്മൾ അറിയുള്ളൂ അപ്പോൾ എന്നും മനസ്സിലാക്കാം നമുക്ക് അനുഭവം വരുമ്പോഴാണ് ജീവിതം യഥാർത്ഥത്തിൽ അനുഭവത്തിൻ്റെ ഭാഗം ആവുന്നത് അനുഭവയോഗ്യമാകുന്ന അറിവാണ് യഥാർത്ഥത്തിൽ അറിവ് ജ്ഞാനം വിജ്ഞാനം എന്ന വാക്ക് ജ്ഞാനം തിയറട്ടിക്കൽ നോളജാണ് വിജ്ഞാനം എന്ന് പറയുന്ന വിശേഷജ്ഞാനം അഥവാ എക്സ്പീരിയൻസബിൾ നോളജ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ പ്രൂവബിൾ എക്സ്പെരിമെൻറ്റബിൾ നോളജ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പം നമുക്ക് രണ്ട് തരത്തിലുള്ള ജ്ഞാനവും ഉണ്ടാകണം അതിന് ശേഷം വേണം നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ സംഭവവും അനുഭവവും വിലയിരുത്താനെന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളോട് പ്രത്യേകം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് നമസ്കാരം നിങ്ങൾക്കറിയോ ഇംഗ്ലീഷിൽ എത്ര അക്ഷരമുണ്ട് ഇരുപത്താറ് അക്ഷരം മലയാളത്തിൽ അൻപത്തി ഒന്ന് അല്ലെങ്കിൽ അൻപത്തിരണ്ട് അക്ഷരമുണ്ട് ഈ അൻപത്തിരണ്ട് അക്ഷരം യഥാർത്ഥത്തിൽ എല്ലാ ഭാഷകളെയും മലയാളികൾക്ക് കൈകാര്യം ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്താ കാരണം എന്നറിയോ ഇത്രയധികം അക്ഷരം മറ്റു ഇല്ല ഹിന്ദി സംസ്കൃതം എടുത്താൽ പോലും ഹിന്ദിയോ സംസ്കൃതം എടുത്താൽ പോലും രാ ഉണ്ട് റാ ഇല്ല അതുപോലെ തന്നെ ഴാ ഇല്ല പലപ്പോഴും ളാ ഇല്ല അങ്ങനെ നമ്മളുടെ ഭാഷയിൽ ധാരാളം പ്രൊണൗൺസിയേഷൻസ് അക്ഷരങ്ങളുണ്ട് നമുക്കൊരു തെറ്റ് പറ്റുന്നത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല ഇരുപത്താറ് അക്ഷരമുള്ള ഇംഗ്ലീഷ് നമ്മൾ അൻപത്തിരണ്ട് അക്ഷരമുള്ള മലയാളം പഠിക്കാൻ വേണ്ടി പലപ്പോഴും ഉപയോഗിക്കാറുണ്ട് മക്കളെ നമ്മൾ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുക കെ എ ക കെ എച്ച് എ ഖ ജി എ ഗ ജി എച്ച് എ ഘ ങ എന്നുള്ളത് എങ്ങനെ പറഞ്ഞു കൊടുക്കും ആ ങ എന്നുള്ളത് എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് ഇംഗ്ലീഷ് അക്ഷരം ഉപയോഗിച്ച് എഴുതാൻ സാധ്യമല്ല ഞാ സാധ്യമല്ല നാ സാധിക്കും നാ സാധ്യല്ല നാ സാധ്യല്ല നിങ്ങൾക്ക് രാ സാധിക്കും റാ സാധ്യല്ല ളാ സാധിക്കില്ല അപ്പോൾ ധാരാളം ഷാ സാധിക്കില്ല ഷായും ശരിക്ക് സാധിക്കില്ല ഇങ്ങനെ വളരെ ഭംഗിയായിട്ടുള്ള മലയാള അക്ഷരം ഭംഗിയായിട്ടുള്ള മലയാള അക്ഷരങ്ങൾ കൊണ്ട് എഴുതുന്ന മലയാള വാക്കുകൾ അല്ലെങ്കിൽ മലയാളത്തിലെ സംഭാഷണങ്ങൾ ഇത് ഇംഗ്ലീഷ് അക്ഷരം ഉപയോഗിച്ച് എൽ കെ ജിയിലും യു കെ ജിയിലും ഒക്കെ മക്കളെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് കുറച്ച് കുറച്ച് മലയാളം പറയാനേ സാധിക്കുള്ളൂ കുറച്ച് കുറച്ച് മലയാളം പറയാൻ സാധ്യമല്ല ഈ കുറച്ച് കുറച്ച് എന്നുള്ളതിന് രണ്ടർത്ഥമുണ്ടല്ലോ ഇല്ലേ ആ രണ്ടർത്ഥത്തിൻ്റെയും അർത്ഥ സന്ദേശം നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അതിൻ്റെ ബോധം ലഭിക്കും നമ്മൾ പലപ്പോഴും മലയാളം പഠിപ്പിക്കാൻ തെറ്റായിട്ടുള്ള അക്ഷരങ്ങൾ ഇംഗ്ലീഷിൽ നിന്നാണ് ഉപയോഗിക്കുക ച ക ഖ ഗ ഖ അത് സാധിച്ചു എന്ന് വരും ചാക്ക് ഒട്ടും സാധിച്ചു എന്ന് വരില്ല എന്താ കാരണം സി എച്ച് എ ആണോ ച സി എ ആണോ ച സി എച്ച് എച്ച് എ ആണോ ച ഇതറിയില്ല പിന്നെ കുറച്ച് കഴിഞ്ഞാൽ വേറൊരു പ്രത്യേകതയുണ്ട് ദ ദ ധ ധ ഇതിനൊന്നിനും നിങ്ങൾക്ക് ഡി അല്ലാണ്ട് വേറെ ഒന്നും ഉപയോഗിക്കാനില്ല എന്ന് നമ്മൾ ചിന്തിക്കുക നമ്മുടെ മക്കൾ ചെറുപ്പം മുതൽക്ക് മലയാള അക്ഷരങ്ങൾ പ്രൊനൗൺസ് ചെയ്യാൻ വളരെ ഭംഗിയായിട്ട് അവരെ പഠിപ്പിക്കുക അത് നമ്മൾ പഠിച്ച് അവരെ കേൾപ്പിച്ചാൽ വളരെ വ്യക്തമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാം എത്തിച്ചേരാം ഒരു കുഴപ്പമില്ല പക്ഷേ മലയാളം അക്ഷരങ്ങൾ മലയാള വാക്കുകൾ ഒരിക്കലും ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഉപയോഗിച്ച് മക്കളെ പഠിപ്പിക്കരുത് അതിന് പ്രധാന കാരണം ഇരുപത്താറ് അക്ഷരമേ ഇംഗ്ലീഷിലുള്ളൂ കിട്ടുന്ന അക്ഷരം ഉപയോഗിച്ച് അതിൻ്റെ ഇരട്ടി അക്ഷരങ്ങളുള്ള മലയാളത്ത് മലയാളത്തിലെ പദങ്ങൾ കുട്ടികളുടെ മനസ്സിൽ ഒരു ഇമേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ആ കുട്ടി മലയാളം സംസാരിക്കുമ്പോൾ മലയാളത്തിൻ്റേതായ ഒരു ചൈതന്യം ഉണ്ടാവില്ല ശരിക്കും മലയാളത്തെ പോലെ ചൈതന്യവത്തായ ഭാരതീയ ഭാഷകൾ അതിൻ്റെ ചൈതന്യത്തോടു കൂടി തന്നെ പഠിക്കണം ഒരു സിനിമയിൽ മമ്മൂക്കോയെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിനക്ക് ബിരിയാണിയുടെ ബാ ആണോ വേണ്ടത് ഭാരതത്തിൻ്റെ ബാ ആണോ വേണ്ടത് അപ്പം അത് ബാ ആണോ എന്ന് അറിഞ്ഞൂടാ ബാ ആണോ എന്നറിഞ്ഞൂടാ അപ്പോൾ ബാ ബാക്കിയുടെ ബാ ഭാരതത്തിൻ്റെ ഭാ രണ്ടും രണ്ട് രീതിയിലാണ് പറയുക ധനത്തിൻ്റെ ദ ദാനത്തിൻ്റെ ദ ഈ അക്ഷരങ്ങൾ നിർബന്ധമായും മക്കളെ പഠിപ്പിക്കുക ഇന്ന് നഴ്സറി സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൽ ഒരാൾക്കും ഈ അക്ഷരം അറിഞ്ഞൂടാം അത് മാത്രമല്ല തലങ്ങും വിലങ്ങും ഓടുന്ന കുട്ടികളെ അക്ഷരമൊന്നും പഠിപ്പിക്കാൻ അവർ ശ്രമിക്കാറുമില്ല അതുകൊണ്ട് നിങ്ങളുടെ മക്കളിൽ അക്ഷരശുദ്ധി അല്ലെങ്കിൽ കൊച്ചുമക്കളിൽ അക്ഷരശുദ്ധി ഉണ്ടാക്കേണ്ടത് നിങ്ങളുടെ ദൗത്യമാണ് ആ ദൗത്യം ധർമ്മം നിങ്ങൾ ഇപ്പോൾ കൊടുക്കുകയാണെങ്കിൽ ആ കുട്ടിയുടെ ജീവിതകാലം മുഴുവനും അത് പ്രയോജനപ്പെടും അതുകൊണ്ട് ഇന്നും അക്ഷരങ്ങൾ പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും അത് ശുദ്ധമായിരിക്കാൻ ശ്രമിക്കുക അക്ഷരം എന്ന വാക്കിൻ്റെ അർത്ഥം ക്ഷരം ഇല്ലാത്തത് ക്ഷരം നാശം ക്ഷരമില്ലാത്തത് ഏതാണോ അതാണ് അക്ഷരം അപ്പം നാശമില്ലാത്ത അക്ഷരം അത് സമൃദ്ധവും സമ്പൂർണവും സംതൃപ്തവും ചൈതന്യവത്വമായി പഠിപ്പിക്കാൻ നമുക്ക് സാധിക്കണം പലർക്കും ഉള്ളൊരു സംശയമാണ് ഈ പുരാണത്തിലെ കഥകളെല്ലാം ശരിയാണോ എന്ന് പുരാണത്തിലെ കഥകൾ ശരിയായാൽ നമുക്കെന്താ ശരിയായില്ലെങ്കിൽ നമുക്കെന്താ പുരാണ കഥകൾ ശരിയാണെന്ന് അന്വേഷിക്കാനോ അത് എന്നെഴുതി എന്ന് അന്വേഷിക്കാനോ അതാരെഴുതി എന്ന് അന്വേഷിക്കാനോ അതിലെ കഥാപാത്രങ്ങൾ ജീവിച്ചിരുന്നോ എന്ന് അന്വേഷിക്കാനോ അവർ ജീവിച്ചിരുന്നെങ്കിൽ എവിടെയാ ജീവിച്ചിരുന്നത് എന്ന് അന്വേഷിക്കാനോ മെനക്കെടേണ്ട ആവശ്യമേ നമുക്ക് ഉണ്ടാകരുത് അത് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം കഥകൾ കഥകളായി തന്നെ കേൾക്കാം എന്തിനാ കഥകൾ നമ്മൾ കേൾക്കുന്നത് ഒന്നാലോചിച്ച് നോക്കൂ ഇന്ന് ദൂരെ ഒരു മാവിൽ ധാരാളം മാങ്ങയുണ്ട് മാമ്പഴമുണ്ട് എങ്കിൽ നമ്മളെന്താ നമ്മളുടെ കൂട്ടത്തിലുള്ളവരോട് പറയുക വിരൽ ചൂണ്ടിക്കൊണ്ട് ആ വീടിൻ്റെ അപ്പുറത്ത് ഒരു സ്ഥലത്ത് ആ വീടിൻ്റെ അപ്പുറത്ത് ഒരു പ്രത്യേക കോർണറിൽ മൂലയ്ക്കൽ നല്ല മാവുണ്ട് ആ മാവിൽ ധാരാളം മാങ്ങയുണ്ട് എന്ന് പറയുന്നതോടൊപ്പം അതായത് അവിടെ മാങ്ങയുണ്ട് എന്ന സന്ദേശം കൊടുക്കുന്നതോടൊപ്പം നമ്മൾ വിരൽ ചൂണ്ടി ആ ഭാഗത്തേക്ക് ഡയറക്ഷൻ കാണിച്ചു കൊടുക്കും ദിശ ബോധമുണ്ടാക്കും ദിശാബോധമുണ്ടാക്കും അപ്പോൾ ഈ ദിശാബോധമുണ്ടാക്കാനാണ് നമ്മൾ വിരൽ ചൂണ്ടി കാണിക്കുക അപ്പം മാങ്ങ കിട്ടാൻ വേണ്ടി ദിശാബോധമുണ്ടാക്കാൻ ഉതകുന്ന വിധത്തിൽ ചൂണ്ടിക്കാണിച്ച വിരലിൽ കയറി പിടിച്ചാൽ എന്താ സംഭവിക്കുക മാങ്ങ കിട്ടില്ല അപ്പോൾ വിരലിലല്ല നമ്മൾ കയറി പിടിക്കേണ്ടത് കാണിച്ച ദിശയിലൂടെ സഞ്ചരിച്ച അവിടെയുള്ള മാങ്ങയിൽ കയറിയാണ് നമ്മൾ ശ്രദ്ധ ഉണ്ടാക്കേണ്ടത് ശ്രദ്ധ കൊടുത്ത് എടുക്കേണ്ടത് മാവിലേക്കാണ് നമ്മൾ പോവേണ്ടത് എല്ലാ പുരാണ കഥകളുടെയും ഉദ്ദേശം അത് തന്നെയായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ട് വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിർ നതു പാരമാർത്ഥ്യം ഈ പറയുന്ന വാക്കുകളെല്ലാം പരമാർത്ഥമാണ് എന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല പക്ഷേ വിജ്ഞാനം സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടാവണം വൈരാഗ്യം ഡിറ്റാച്ച്മെൻ്റ് ഉണ്ടാകണം ഈ രണ്ട് ലക്ഷ്യത്തോടു കൂടിയാണ് എല്ലാ കഥകളും പുരാണങ്ങളും രചിച്ചിരിക്കുന്നത് അത് സത്യവേദ പുസ്തകങ്ങളല്ല സത്യവേദ പുസ്തകങ്ങളാണെന്ന് പറഞ്ഞിട്ടുമില്ല വേദം അത് പരമമായ സത്യമാണ് അതിൽ കഥകളൊന്നുമില്ല താനും സന്ദേശങ്ങൾ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പുരാണ കഥകൾ പറയുമ്പോൾ മക്കളോട് വളരെ വ്യക്തമായി അറിയിക്കുക ഇതെല്ലാം നമുക്ക് ഒരു സന്ദേശം നൽകാനാണ് ഹനുമാന്റെ കഥയിൽ നിന്നാണ് ഇന്ന് അമേരിക്കയിലെ പ്രചുര പ്രചാരമുള്ള ഹനുമാൻ എഫക്റ്റ് എന്ന എഫക്റ്റ് മെഡിക്കൽ സയൻസ് ഉപയോഗിച്ചത് അഭിമന്യുവിൻ്റെ കഥയിൽ നിന്നാണ് ഇന്ന് ഗർഭസ്ഥ ശിശുക്കൾ മന്ത്രവും അതുപോലെ കീർത്തനങ്ങളും കേട്ടാൽ ബ്രെയിൻ നല്ല രീതിയിൽ വികസിക്കുമെന്ന് അവർ മനസ്സിലാക്കിയത് അതിന് അവർ കൊടുത്ത പേര് അഭിമന്യു ഇഫക്റ്റ് എന്നാണ് അപ്പം കഥയിൽ നിന്ന് സന്ദേശം എടുത്തിട്ടാണ് അവർ ശാസ്ത്രം ഉണ്ടാക്കിയത് അതുകൊണ്ട് എല്ലാ കഥയിലും എല്ലാ ഇതിഹാസത്തിലും എല്ലാ പുരാണത്തിലും നൽകിയിരിക്കുന്നത് അതേപോലെ ബൈ ഹാർട്ട് പഠിച്ച് അതിൻ്റെ കോൺവെർസേഷൻ അല്ലെങ്കിൽ വാർത്താവിനിമയങ്ങളെ ചർച്ച ചെയ്ത് അതിനെ വിലയിരുത്താൻ ശ്രമിക്കരുത് മറിച്ച് അതിലെ സന്ദേശങ്ങളെയാണ് വിലയിരുത്താൻ നമ്മൾ ശ്രമിക്കേണ്ടത് ശ്രീകൃഷ്ണൻ ശാന്തിപനി മഹർഷിയുടെ ആശ്രമത്തിൽ പഠിച്ചു എന്നാണ് നമ്മളുടെ ഇതിഹാസങ്ങളും പുരാണങ്ങളും പറയുന്നത് മറ്റെല്ലാ കുട്ടികളും പത്ത് പതിനാറ് വർഷം അവിടെ പഠിച്ചപ്പോൾ ശ്രീകൃഷ്ണൻ മാത്രം അറുപത്തഞ്ച് ദിവസമാണ് അത്ര പഠിച്ചത് ഞാൻ ശ്രീകൃഷ്ണൻ്റെ കൂട്ടത്തിലുണ്ടായിരുന്നില്ല ഞാനിങ്ങനെ വിവരണങ്ങളിൽ നിന്ന് വായിച്ചതാണ് അപ്പോൾ പത്തറുപത്തിനാല് അറുപത്തഞ്ച് ദിവസം കൊണ്ട് ശ്രീകൃഷ്ണൻ്റെ എല്ലാ പഠനവും കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ ശ്രീകൃഷ്ണൻ്റെ കൂട്ടുകാർ ശാന്ദീപനി മഹർഷിയോട് ചോദിച്ചു അത്രേ എന്താ ശ്രീകൃഷ്ണൻ മാത്രം ഈ രണ്ട് മാസം കൊണ്ട് എല്ലാ പഠനവും കഴിഞ്ഞു പോകുന്നത് ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്താ ശാന്തിപനി മഹർഷി പറഞ്ഞു ശ്രീകൃഷ്ണൻ ഈ വിദ്യാലയത്തിൽ ഗുരുകുലത്ത് വെച്ച് നേടേണ്ട എല്ലാ അറിവുകളും നേരത്തെ നേടിക്കഴിഞ്ഞു അതെവിടെ നിന്നാണ് നേടിയതെന്നറിയോ പ്രകൃതിയിൽ നിന്നാണ് നേടിയത് പ്രകൃതിയിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും ദീക്ഷി നല്ല രീതിയിൽ വീക്ഷിച്ച് നല്ല രീതിയിൽ വിലയിരുത്തി അതിൽ നിന്ന് അറിവുകളെടുത്ത് ആ അറിവുകൾ മറ്റുള്ളവർക്ക് ഉപദേശ രൂപത്തിലും കഥാരൂപത്തിലും ശ്രീകൃഷ്ണൻ കൊടുത്തു അപ്പം സർവ്വവിധത്തിലുള്ള ശ്രീകൃഷ്ണൻ്റെ ഉപദേശങ്ങൾ നോക്കിയാലും അതെല്ലാം പ്രകൃതിയുമായി ബന്ധപ്പെട്ടതാണ് ഈ പ്രകൃതിയിലെ സർവചരാചരങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ആ ഉപദേശങ്ങളെല്ലാം പിന്നെ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് എനിക്ക് ഇരുപത്തിനാല് ഗുരുക്കന്മാരാണ് ഉണ്ടായിരുന്നത് അതിൽ ഒരു ഗുരു തേനീച്ചയാണ് എന്താ തേനീച്ച ഗുരുവാണെന്ന് പറയാൻ കാരണം എന്നറിയോ ഉദ്ധവനോട് ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് ഈ തേനീച്ചയുടെ സർവനാശത്തിന് ആരാണ് കാരണം ഉദ്ധവ ഉടനെ ഉദ്ധവൻ ചോദിച്ചു എനിക്ക് അറിഞ്ഞുകൂടാ കൃഷ്ണ അങ്ങ് പറഞ്ഞു തന്നാൽ ഞാൻ ഉദ്ധവഗീതയിൽ എഴുതി മറ്റുള്ളവരെ അറിയിക്കാം ഉടനെ കൃഷ്ണൻ പറഞ്ഞു അവനവൻ സമ്പാദിച്ച സാധനം പരിധിക്കപ്പുറം കൂട്ടിവെച്ച് അവനവനും കഴിച്ചില്ല മറ്റുള്ളവർക്കും കൊടുത്തില്ല അത് തന്നെയാണ് അവനവൻ്റെ നാശത്തിന് കാരണമായത് അതാണ് തേനീച്ചയിൽ നിന്ന് കൃഷ്ണൻ പഠിച്ചത് നമ്മളോട് പഠിക്കാൻ കൃഷ്ണൻ പറഞ്ഞത് ആ തേനുകൾ നിരന്തരം പ്രവർത്തിച്ച തേനുകൾ എന്ന് ഞാൻ ഉദ്ദേശിച്ച വിവിധ കമ്പാർട്ട്മെൻറ്റിൽ ശേഖരിച്ചു വെക്കുന്ന തേനിൻ്റെ തുള്ളികൾ ആ തേൻ തുള്ളികൾ അവയും കഴിച്ചില്ല അത് മറ്റാർക്കും കൊടുത്തുമില്ല അത് ആ കൂട്ടിൽ ഇങ്ങനെ സംഭരിച്ചു വെച്ചു അവസാനം തേനെടുക്കുന്ന വ്യക്തി വന്ന് ആ തേനെടുത്ത് ഈ ഈച്ചയെ ചകിരിയിലോ തുണിയിലോ പിഴിഞ്ഞ് അതിനെ കൊല്ലുകയും ചെയ്തു അപ്പം പരിധിക്കപ്പുറം നമ്മൾ സമ്പാദിച്ചു വെക്കുകയും നമ്മളും കഴിക്കുന്നില്ല മറ്റുള്ളവർക്കും അത് ഉപയോഗിക്കാൻ കൊടുക്കുന്നില്ല ദാനം ചെയ്യുന്നുമില്ല അതാണ് സർവനാശത്തിന് കാരണമാകുന്നത് എന്ന് കൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചത് ചെറിയ ഒരു ഈച്ച ആ ഈച്ചയായ തേനീച്ചയുടെ ജീവിതത്തിൽ നിന്നാണ് അപ്പം നമ്മൾ സന്ദേശങ്ങൾ പഠിക്കുമ്പോൾ പുസ്തകത്തിൽ നിന്ന് മാത്രം പഠിക്കണമെന്ന് ധരിക്കേണ്ട ആവശ്യമില്ല എമറിറ്റസ് സ്കോളേഴ്സും പ്രൊഫസേഴ്സും അതിപ്രഗത്ഭരായ വ്യക്തികളുടെ പ്രഭാഷണങ്ങളും അതുപോലെയുള്ള അവരുടെ ഉപദേശങ്ങളും കേട്ടാലേ അറിവ് കിട്ടുള്ളൂ എന്ന ധാരണയും നമുക്ക് പാടില്ല എവിടെ നിന്ന് അറിവ് കിട്ടുമോ അതാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത് പാമ്പിൽ നിന്നറിവുണ്ട് സിംഹത്തിൽ നിന്നറിവുണ്ട് ചീറ്റാപ്പുലിയിൽ നിന്നറിവുണ്ട് മാവിൽ നിന്നും പ്ലാവിൽ നിന്നും അറിവുണ്ട് ആനയിൽ നിന്നും കുതിരയിൽ നിന്നും അറിവെടുക്കാനുണ്ട് കിണറ്റിലെ വെള്ളം അത് മഴക്കാലത്ത് ഇനി ഞാൻ ഉപയോഗിക്കുകയില്ല അതങ്ങനെ തന്നെ നിറഞ്ഞിരിക്കേണ്ട വേനൽക്കാലത്തേക്ക് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് ഉപയോഗിക്കാതിരുന്നാൽ എന്താ സംഭവിക്കുക വേനൽക്കാലാവുമ്പോൾ കിണർ വട്ടി വരളും നിങ്ങൾ ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും അത് തീരും അപ്പം കിണറ്റിൽ നിന്ന് പോലും നമുക്ക് പഠിക്കാനുണ്ട് ഓർമ്മിക്കുക ജീവിതത്തിൽ അനുഭവത്തിൻ്റെ ജ്ഞാനം ചെവിയിലൂടെയും കണ്ണിലൂടെയും നാക്കിലൂടെയും മനസ്സിലൂടെയും ലഭിക്കാൻ പാകത്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ജഗതീശ്വരൻ ആ നന്മ നിറഞ്ഞ അറിവുകൾ നേടാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ഒന്ന് ആലോചിച്ചു നോക്കാം കുമാരനാശാൻ ബോട്ട് കയറി തൻ്റെ ഓട് കമ്പനിയിലേക്ക് പോകുന്ന വേളയിലാണ് ഒരു പൂവ് ഇങ്ങനെ വിടർന്നിരിക്കുന്നതായിട്ട് കണ്ടത് ആ പൂവ് നോക്കിയപ്പോൾ കുമാരനാശൻ ഒന്നും തോന്നിയില്ല അല്ലെങ്കിൽ ഒന്നും തോന്നിയില്ല അത്രേ അദ്ദേഹം രാവിലെ തൻ്റെ ഫാക്ടറിയിൽ ചെന്ന് എല്ലാ കർമ്മങ്ങളും കഴിഞ്ഞ് വൈകുന്നേരം തിരിച്ചു വന്ന് ബോട്ടിൽ കയറി ഇപ്പുറത്തെത്തിയപ്പോൾ രാവിലെ കണ്ട ആ പൂവ് വാടി തളർന്ന് കൊഴിഞ്ഞ് താഴത്തേക്ക് വീഴാൻ പാകത്തിന് നിൽക്കുന്നു അത് കണ്ടപ്പോഴാണ് കുമാരനാശാൻ്റെ മനസ്സിൽ ഒരു അസാധാരണമായ തത്വചിന്ത നുഴഞ്ഞു കയറി അദ്ദേഹത്തിന് തലോടിയത് പരിണതഫലം എന്താണെന്ന് നിങ്ങൾക്കറിയാം ആ പുഷ്പത്തിൻ്റെ രാവിലത്തെ അവസ്ഥ ആ പുഷ്പത്തിൻ്റെ വൈകുന്നേരത്തെ അവസ്ഥ ഇത് രണ്ടും മനസ്സിനകത്തൊരു വലിയ സന്ദേശം നൽകി എല്ലാ മനുഷ്യരുടെയും അവസ്ഥ ഇതുതന്നെയാണ് എന്നുള്ളതാണ് ആ പുഷ്പത്തിൻ്റെയും അവസ്ഥ ചില സമയത്ത് അസാധാരണമാം വിധം ഉജ്ജ്വലരായിരിക്കും കാലം കഴിയുമ്പോൾ പ്രായം ചെല്ലുമ്പോൾ നമ്മളും അതേപോലെ വാടി കൊഴിഞ്ഞ് താഴത്തേക്ക് വീഴാനുള്ളൊരവസ്ഥയിലെത്തും അപ്പോൾ ആ പുഷ്പമേ നീ അധിക തുങ്കപഥത്തിലെത്ര ഇതൊരു രാജ്ഞി കണക്കെ അതിൽ മുഴുവനും കാവ്യാത്മകതയൊന്നും എനിക്കറിഞ്ഞൂടാ എന്നാലും ആ കാവ്യത്തിനകത്തെ സന്ദേശം എത്ര ചൈതന്യവത്താണല്ലേ അത്യുജ്വലമായ ആ ചൈതന്യം ആ കവിത വായിക്കുന്ന നമുക്ക് നമ്മുടെ ചുറ്റും ചുറ്റുമുള്ള പുഷ്പങ്ങളെ കാണുമ്പോൾ ഇലകൾ കാണുമ്പോൾ മരങ്ങൾ കാണുമ്പോൾ തൻ്റെ മുമ്പിൽ വീട്ടിൽ വളർന്ന പൂച്ചക്കുട്ടി വലുതായി അത് അത് മറ്റു പൂച്ചക്കുട്ടികൾക്ക് ജന്മം നൽകി അതിൻ്റെ ജീവിതത്തിൻ്റെ ആ ചക്രം തിരിയുമ്പോൾ ഇതെല്ലാം നമുക്കും ബാധകമാണ് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ ചിന്തിക്കണം എന്തിനറിയോ സമ്പത്ത് കൂടുമ്പോഴും അധികാരം കൂടുമ്പോഴും അതുപോലെ തന്നെ സുഖസൗകര്യങ്ങൾ കൂടുമ്പോഴും നെയിം ആൻഡ് ഫെയിം പേരും പ്രസിദ്ധിയും വർദ്ധിക്കുമ്പോഴും നമ്മളെ നാം മറക്കാതെ എല്ലാത്തിനും ഒരു അന്ത്യമുണ്ടെന്നും എല്ലാത്തിനും ഒരു തളർച്ചയുണ്ടെന്നും എല്ലാത്തിനും ഒരു അവസാനമുണ്ടെന്നും ഒന്ന് ഓർമ്മിക്കാൻ സാധിച്ചാൽ നമ്മളുടെ എല്ലാവിധത്തിലുള്ള വ്യവഹാരങ്ങളും ധന്യമാക്കാൻ നമുക്ക് സാധിക്കും നന്മ നിറഞ്ഞതാക്കാൻ നമുക്ക് സാധിക്കും ആ ധന്യമാക്കാനുള്ള ജീവിതം എങ്ങനെയാണ് അപ്രകാരം ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് ലോകത്തിലാരോട് ഉപദേശം ചോദിച്ചാലും അവർ പറഞ്ഞു തരില്ല പറഞ്ഞു തരികയാണെങ്കിൽ തന്നെ അവർ ഹിപ്പോക്രസി പലതും മറച്ചു വച്ചിട്ടായിരിക്കും അവർ ഉപദേശം തരിക അതേ സമയത്ത് പ്രകൃതി നൽകുന്ന ഉപദേശം ഒന്നും മറച്ചു വച്ചിട്ടല്ല ഓർമ്മിക്കുക അതിപ്രഗത്ഭനായ വേഡ്സ്വർത്ത് അദ്ദേഹത്തിൻ്റെ അനുജത്തിയായ ദുരോത്തിക്ക് പ്രകൃതിയിൽ ചാരി നിൽക്കാനാ പറഞ്ഞത് പ്രകൃതിയുടെ മടിയിൽ തലവെച്ച് കിടക്കാനാ പറഞ്ഞത് പ്രകൃതി നിങ്ങളെ ബിട്രേ ചെയ്യില്ല ചതിക്കില്ല എന്ന ആരാധ്യനായ ഋഷി തുല്യനായ വില്യം വേഡ്സ്വർത്ത് അദ്ദേഹത്തിൻ്റെ അനുജത്തി ദുരോത്തിയോട് പറഞ്ഞത് ഈ ഒരു സന്ദേശം പ്രകൃതിയിൽ നിന്ന് കണ്ട് പഠിക്കാൻ സാധിക്കുന്നത് പഠിച്ചാൽ ജീവിതത്തെ എത്ര സംതൃപ്തവും സന്തോഷപ്രദവും ആനന്ദപ്രദവും പ്രയോജനപ്രദവുമാക്കി തീർക്കാൻ നമുക്ക് സാധിക്കും കുമാരനാശാന്റെ കവിത പ്രകൃതിയുടെ തന്നെ ഒരു വിവരണമാണ് ഇവരെ പോലെയുള്ളവരെ പറയുന്ന പേരാണ് മന്ത്രദ്രഷ്ടാക്കളായ ഋഷിവര്യന്മാരെന്ന് മന്ത്രശ്രോതാക്കളല്ല ഇവര് ഇവരാ ചെടിയുടെ പൂവ് കണ്ടിട്ട് പ്രകൃതിയുടെ പ്രതിഭാസത്തെ ദൃഷ്ടി കൊണ്ട് കണ്ടിട്ട് എഴുതിയ മന്ത്രമാണ് വീണപൂവ് എന്ന തലക്കെട്ടിൽ നമുക്കറിയപ്പെടാൻ സാധിക്കാം അപ്പം ജീവിതത്തെ ധന്യമാക്കാൻ ധന്യമായ അറിവുകൾ ജീവിതത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും എടുക്കാൻ ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്താ പറയുക മഹാഭാരതത്തിൽ ശകുനിയുടെ ഭാഗം എന്താണ് ശകുനിയുടെ റോൾ എന്താണെന്ന് ഒരാൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു ശരിക്ക് ശകുനിയെ പോലെയുള്ളവരായി നാട് മുടിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു എനിക്ക് അല്പം വിയോജിപ്പ് അതിൽ തോന്നിയത് യഥാർത്ഥത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ശ്ലോകങ്ങളുള്ള മഹാഭാരതം സൃഷ്ടിച്ചത് അതായത് ലോകത്തിലെ അതിപ്രശസ്തമായ രണ്ട് ഗ്രന്ഥങ്ങൾ ഇലിയഡും ഒഡീസിയും ഈ രണ്ട് ഗ്രന്ഥങ്ങളും ഒരുമിച്ച് ചേർത്താൽ അതിൻ്റെ എട്ട് ഇരട്ടിയുണ്ട് ഈ മഹാഭാരതം ആ മഹാഭാരതം രചിക്കപ്പെട്ടത് എങ്ങനെയാണെന്നറിയോ എല്ലാം വേദവ്യാസനാണ് രചിച്ചതെന്നുള്ളത് ശരി തന്നെ കൃഷ്ണദ്വൈവായനൻ എന്ന വേദവ്യാസൻ ജീവിത സന്ദേശം ഉൾക്കൊള്ളുന്ന സമഗ്രമായ ഭാരത ചരിത്രം ചരിതം എഴുതിയതിന് ഒരു കഥാപാത്രം ഗാന്ധഹാറിൽ നിന്ന് വന്ന ഗാന്ധാരത്തിൽ നിന്ന് വന്ന ശകുനി മാമ എന്ന കഥാപാത്രത്തിൻ്റെ റോള് അതിവിശിഷ്ടമാണ് ആ ശകുനിയാണ് ധർമ്മപുത്രാദികളും കൗരവരും ചൂത് കളിച്ചപ്പോൾ കള്ളച്ചൂത് കളിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചത് ഒന്ന് ചിന്തിച്ചു നോക്കുക ശകുനിയുടെ ഉപദേശം കൗരവർക്ക് കിട്ടിയില്ലായിരുന്നു എങ്കിലും ശകുനി ആ ചൂത് കളിക്കാൻ പ്രോത്സാഹിപ്പിച്ചില്ലായിരുന്നു എങ്കിൽ ആ ചൂത് കളിയിൽ ശരിക്ക് ധർമ്മബോധത്തോടു കൂടിയാണ് കൗരവർ കൗരവർ പങ്കെടുത്തിരുന്നത് എങ്കിൽ ഉറപ്പാണ് പാണ്ഡവർ ജയിക്കും പാണ്ഡവര് കള്ളച്ചൂത് കളിക്കുന്നവരല്ല കൗരവര് കള്ളച്ചൂത് കളിക്കണമെന്ന നിർദ്ദേശം കിട്ടിയത് ശകുനിയിൽ നിന്നായതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത് അങ്ങനെ കള്ളച്ചൂത് കളിച്ചത് കൊണ്ട് പാണ്ഡവർ പരാജയപ്പെട്ടു അതുകൊണ്ട് അവർക്ക് കാട്ടിലേക്ക് പോകേണ്ടി വന്നു കാട്ടിലേക്ക് പോയി പത്ത് പതിനാല് വർഷം അവിടെ ശരിക്കും അജ്ഞാതവാസത്തിലും കഴിഞ്ഞു അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് തങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥലം വേണമെന്ന് പറഞ്ഞു അത് നൽകാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ ആറ് ഗ്രാമങ്ങളെങ്കിലും വേണമെന്ന് പറഞ്ഞു അതും പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ അവസാനം യുദ്ധം യുദ്ധത്തിൽ ഭഗവത്ഗീത എന്നിട്ട് അധർമ്മത്തിൻ്റെ സർവനാശം അതിനുശേഷം ഇവർ കുറേ കാലം ഭരിച്ചു അതെല്ലാം കഴിഞ്ഞ് പരീക്ഷത്തിന് അതിൻ്റെ എല്ലാ ഭരണഭാരവും കൊടുത്ത് അവർ മഹാപ്രസ്ഥാനികത്തിലേക്ക് ഹിമാലയത്തിലേക്ക് പോയി ഇവിടെ മഹാഭാരതം കഥ പറയാനല്ല ഞാൻ ഉദ്ദേശിച്ചത് മറിച്ച് ശകുനി കള്ളച്ചൂത് കളിച്ചില്ലായിരുന്നെങ്കിൽ കളിക്കാൻ ഉപദേശിച്ചില്ലായിരുന്നെങ്കിൽ ഈ പാണ്ഡവർ ജയിക്കുമായിരുന്നു ജയിച്ചാൽ അവസ്ഥ എന്താ അവർ ഹസ്തിനപുരത്തിലെ രാജാക്കന്മാരാകും രാജാക്കന്മാരായി കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യുക ഒരു ദിവസം കഴിയുമ്പോൾ പാണ്ഡവന്മാരുടെ മന്ത്രിസഭയുടെ ഒന്നാം ദിവസം ഒരു വർഷം കഴിയുമ്പോൾ പാണ്ഡവരുടെ മന്ത്രിസഭയുടെ ഒന്നാം വാർഷികം പത്ത് വർഷം കഴിയുമ്പോൾ പാണ്ഡവരുടെ മന്ത്രിസഭയുടെ പത്താം വാർഷികം ഇന്ന് ഇലക്ഷനൊക്കെ ഉള്ള മാതിരി പണ്ട് ഇലക്ഷനൊന്നും ഇല്ല അവരവർ തന്നെയാണ് രാജാക്കന്മാർ ഒന്നില്ലെങ്കിൽ ചാവുന്നത് വരെ അല്ലെങ്കിൽ മരിക്കുന്നത് വരെ അപ്പോൾ ധർമ്മപുത്രർ തന്നെ ആയിരിക്കും രാജാവായിരിക്കുക അത് കഴിഞ്ഞ് പിന്നെ ധർമ്മപുത്രൻ്റെ അനുജന്മാർ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ അല്ലെങ്കിൽ ധർമ്മപുത്രരുടെ മക്കളായിരിക്കും രാജാവായിട്ട് വരിക അപ്പോൾ ഇരുപത്തഞ്ച് വർഷം ധർമ്മപുത്രർ ഭരിച്ചാൽ ധർമ്മപുത്രരുടെ മന്ത്രിസഭയുടെ സിൽവർ ജൂബിലി അൻപത് വർഷം ഭരിച്ചാൽ ധർമ്മപുത്രരുടെ മന്ത്രിസഭയുടെ ഗോൾഡൻ ജൂബിലി കുറേ കഴിഞ്ഞ് പത്ത് തൊണ്ണൂറ് വയസ്സാവുമ്പോഴത്തേക്കും ധർമ്മപുത്രരും പാണ്ഡവന്മാരും വാർദ്ധക്യ സഹജമായ രോഗത്താൽ ഇഹലോകവാസം വെടിഞ്ഞു എന്ന് പറഞ്ഞ് പത്രത്തിലെ ഫോട്ടോ സഹിതം വന്ന് പാണ്ഡവരുടെ കഥ തീരും ഇപ്പം ഞാൻ പറഞ്ഞതെല്ലാം കൂടി ചേർത്ത് എഴുതിയാൽ എത്ര ഉണ്ടാവും കൂടി വന്ന ഇരുപത്തഞ്ച് പേജ് അല്ലെങ്കിൽ മുപ്പത് പേജ് ഇന്ന് മഹാഭാരതം എത്ര വോളിയം ഉണ്ട് ശരിക്കും എട്ട് പ്ലസ് ഒന്ന് എട്ട് വോളിയം മഹാഭാരതവും ഒമ്പതാമത്തെ ഹരിവംശ പുരാണം എന്ന് പറയുന്ന ഭാഗവും ചേർത്ത് ഒൻപത് വോളിയം പതിനായിരത്തോളം പേജ് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തോളം ശ്ലോകങ്ങൾ ഇത്രയും ശ്ലോകങ്ങളുള്ള മഹാഭാരതം ഉണ്ടാകാൻ കാരണം ശകുനിയാണ് അപ്പം ശകുനിയുടെ പങ്ക് മഹാഭാരതത്തിൽ ചിന്താതീതമാണ് വിശകലനാത്മകമാണെങ്കിലും പലപ്പോഴും നമ്മൾ ശകുനിയെ ശകുനിയുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വിപരീത കഥാപാത്രമായി കാണുന്നു എങ്കിലും ഓർമ്മിക്കുക ധർമ്മപുത്രരെ എല്ലാവരും മരിച്ചു കൗരവരെല്ലാവരും മരിച്ചു ഭീഷ്മനും ദ്രോണനും മരിച്ചു ധൃതരാഷ്ട്രനും മരിച്ചു വിതുരനും മരിച്ചു ശ്രീകൃഷ്ണൻ മനസ്സിൽ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിലും ശാരീരികമായിട്ട് മരിച്ചു ശകുനിയും മരിച്ചു എല്ലാവരും മരിച്ചു പക്ഷെ മരിക്കാത്തത് എന്താണ് മഹാഭാരതം മഹാഭാരതം ഇന്നും മരിച്ചിട്ടില്ല അപ്പൊ ഇന്നും മരിക്കാത്ത മഹാഭാരതം ഉണ്ടാകാൻ കാരണം ശകുനിയാണ് അതുകൊണ്ട് മഹാഭാരതത്തില് ശകുനിയുടെ റോള് ശകുനിയുടെ ഭാഗം അതിപ്രശസ്തമാണ് ഇതെന്തിനാ ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇതിപ്പോ പറയാൻ കാരണം നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ശകുനിമാരുണ്ടാകണം എന്ന് പ്രാർത്ഥിക്കാം പക്ഷെ നമ്മൾ ശകുനിയായി തീരരുത് നെഗറ്റീവിന് നമ്മൾ കാരണക്കാരായി തീരരുത് നമ്മളുടെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള നെഗറ്റീവുകൾ ഉണ്ടാവുകയാണെങ്കിൽ വിപരീതങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് നന്മയിലേക്ക് നമ്മളെ എത്തിക്കാൻ വളരെയധികം സഹായിക്കും അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിലെ വഴിത്തിരിവിലൂടെ ചെന്ന് തിന്മകളിൽ നിന്ന് നന്മയിലേക്ക് അല്ലെങ്കിൽ കുറച്ച് നന്മയിൽ നിന്ന് കൂടുതൽ നന്മയിലേക്ക് അസാധാരണമായ ഒരു സാമൂഹിക സംഭാവനയ്ക്ക് അത് കാരണമാകും എന്ന് നമ്മൾ ഓർക്കണം അതുകൊണ്ട് ശകുനിയും മന്ദരയും ഒന്നും നെഗറ്റീവ് ആയിട്ട് ഇതിഹാസത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം നമുക്ക് പഠിക്കേണ്ട സന്ദേശങ്ങൾ നമ്മൾ എടുക്കാറില്ല ആ സന്ദേശങ്ങൾ എടുത്തിട്ട് വേണം ഇതിഹാസങ്ങൾ വിശകലനം ചെയ്യാനെന്ന് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കാം എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് വന്നു അദ്ദേഹം പത്താം ക്ലാസ്സിൽ എൻ്റെ ഒരുമിച്ച് തൃപ്പൂണിത്തറ ബോയ്സ് ഹൈസ്കൂളിൽ പഠിച്ച വ്യക്തിയാണ് അദ്ദേഹം വന്ന് വളരെ വളരെ ആക്റ്റീവാണ് നമ്മൾ ഇംഗ്ലീഷിൽ എക്സൂബറൻ്റ് പേഴ്സണാലിറ്റി എന്ന് പറയും വളരെ എനർജറ്റിക് ആയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഗോപാലകൃഷ്ണൻ എന്നെ അറിയോ ഞാൻ പറയും എന്താ പ്രമോദേ എനിക്കറിയാമല്ലോ ആ ഞാൻ നമ്മൾ ഒരുമിച്ച് പത്താം ക്ലാസ്സിൽ പഠിച്ചാണ് ഞാൻ പത്താം ക്ലാസ് തോറ്റു ഭാഗ്യത്തിന് തോറ്റു അപ്പോൾ എനിക്ക് വളരെ പെട്ടെന്നൊരു ഒരു ഷോക്കുമായി നമ്മൾ ഈ ഭാഗ്യത്തിന് തോറ്റു എന്ന് പറയാറില്ലല്ലോ അദ്ദേഹം ഭാഗ്യത്തിന് തോറ്റു എന്ന് രസകരമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ചോദിച്ചു പ്രമോദ് എന്താ ഈ ഭാഗ്യത്തിന് തോറ്റു എന്ന് പറഞ്ഞേ അപ്പം അദ്ദേഹം പറയായിരുന്നു അന്ന് തോറ്റപ്പോൾ അച്ഛൻ പറഞ്ഞു ഇനി പഠിക്കാൻ പോകണ്ട ട്യൂട്ടോറിയൽ കോളേജിലും പോകണ്ട പത്താം ക്ലാസ്സും പഠിക്കണ്ട എന്തെങ്കിലും നീ ബിസിനസ് ചെയ്തോളാൻ പറഞ്ഞു അന്ന് തുടങ്ങിയതാണ് ബിസിനസ് പ്ലൈവുഡ് ബിസിനസ് ആ പ്ലൈവുഡ് ബിസിനസ്സിൽ അദ്ദേഹം വളരെയധികം ഉയർന്നു അദ്ദേഹം പറഞ്ഞതനുസരിച്ചിട്ട് അദ്ദേഹത്തിന് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തുമായിട്ട് പല വിദേശ രാജ്യങ്ങളിലുമായിട്ട് നൂറ്റി അൻപത്തേഴ് ഷോറൂമുകളുണ്ട് പ്ലൈവുഡിൻ്റെയും അതുമായി ബന്ധപ്പെട്ട സർവ പ്രോഡക്റ്റിൻ്റെയും ഷോറൂമുകളുണ്ട് കൂടാതെ പന്ത്രണ്ട് പ്ലൈവുഡ് ഫാക്ടറിയും ഉണ്ട് അതുകൂടാതെ പതിമൂന്നാമത്തെ ഫാക്ടറി ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ ഞാനും അവിടെ ഉണ്ടാകണമെന്ന് പറയാൻ വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി വന്നതാ എനിക്ക് അത്ഭുതം തോന്നി ഇപ്പോൾ നൂറ്റി അൻപത്തേഴ് പ്ലൈവുഡ് ഷോറൂമുകൾ ഏതാണ്ട് പന്ത്രണ്ട് ഫാക്ടറികൾ ഇനി പതിമൂന്നാമത്തെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രത്യക്ഷമായി പ്രവർത്തിക്കുന്ന തൊഴിലാളികളുടെ എണ്ണം ഏതാണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപതാണ് ഈ ആയിരത്തി എണ്ണൂറ്റി അൻപത് തൊഴിലാളികൾ അതനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റുകൾ അതനുസരിച്ചിട്ടുള്ള കയറ്റുമതിയും ഇറക്കുമതിയും എത്ര വ്യക്തികൾക്ക് പരോക്ഷമായി ജോലി കിട്ടി ഈ മനുഷ്യനെങ്ങാനും പത്താം ക്ലാസ് പാസ്സായിരുന്നെങ്കിലുള്ള അവസ്ഥ എന്താ അയാൾ എവിടെയെങ്കിലും ക്ലർക്കായിട്ട് ജീവിക്കുമായിരുന്നു യഥാർത്ഥത്തിൽ അയാളുടെ പരാജയം എന്ന് പറയുന്നത് ഒരു വലിയ വിജയമായിരുന്നു അല്ലെങ്കിൽ ഈ നാടിൻ്റെ ആവശ്യമായിരുന്നു അദ്ദേഹം പരാജയപ്പെടുക പത്താം ക്ലാസ്സിൽ അപ്പോൾ ആ ഒരു പരാജയം വിജയമാക്കി മാറ്റാൻ എൻ്റെ സുഹൃത്തിന് സാധിച്ചത് എൻ്റെ മനസ്സിൽ എന്നും മായാതെ ഇരിക്കുന്ന ഒരു വലിയ അത്ഭുതകരമായ ഒരു വിവരണമാണ് വളരെ പണ്ടത്തെ കാലത്തെ അനുഭവമല്ല ഞാൻ പറയുന്നത് ഒരു നാല് മാസം മുമ്പ് സംഭവിച്ചതാണ് ഞാനിപ്പോൾ പറയുന്നത് അപ്പം നമ്മളുടെ പരാജയങ്ങളെല്ലാം വിജയങ്ങളാക്കി മാറ്റണമെന്ന് മക്കളോട് പറയണം ഏത് പരാജയവും അനുഭവത്തിൻ്റെ സുഖം അനുഭവത്തിൻ്റെ സ്വാദ് നൽകുന്നതാണ് ആ അനുഭവമാണ് പരാജയത്തെ വിജയമാക്കി മാറ്റാനുള്ള മാനസികാവസ്ഥ നമ്മളിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ അനുഭവങ്ങൾ എത്ര വിപരീതങ്ങളാണെങ്കിലും അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പന്താവ് തിരഞ്ഞെടുത്ത് നന്മയിലേക്കും വിജയത്തിലേക്കും ആഹ്ലാദത്തിലേക്കും മാറാൻ അതിലേക്ക് നമ്മളെ നമ്മൾ തന്നെ മാറ്റാൻ ഇടവരുത്തണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപ്രകാരം നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ചെയ്യണമെന്ന് നിങ്ങളിലൂടെ അവർക്ക് നിർദ്ദേശം ലഭിക്കും എന്നും ഞാൻ പ്രതീക്ഷിക്കട്ടെ നിങ്ങൾക്ക് നമസ്കാരം പ്രശസ്തമായ ഒരു കമ്പനിയിൽ ഒരു ഒരു കുട്ടി ഇൻ്റർവ്യൂവിന് പോയി വളരെ നല്ല കഴിവുള്ളൊരു കുട്ടിയാണ് പെൺകുട്ടിയാണ് പോയത് നിങ്ങൾ കേട്ടിരിക്കുന്ന കമ്പനി തന്നെയാണ് ആ കമ്പനിയിൽ ഇൻഫോസിസ് ആ കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് ചെന്നു ഈ കുട്ടി അകത്ത് ചെന്ന് അയാൾ ഒറ്റയ്ക്കായിരുന്നു ആദ്യം ഇൻ്റർവ്യൂ നടത്തിയത് അപ്പോൾ ചോദിച്ച ആദ്യത്തെ ചോദ്യം ആദ്യം ഇംഗ്ലീഷിലാണ് പിന്നെ മലയാളിയാണെന്ന് അറിഞ്ഞപ്പോൾ അത് മലയാളത്തിലേക്ക് മാറ്റി can I ask you one question എന്നാണ് അയാൾ ആദ്യം ചോദിച്ചത് അപ്പോൾ ഇപ്പുറത്തുള്ള കാൻഡിഡേറ്റ് പറഞ്ഞു okay sir you can go ahead നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാം എളുപ്പക്കോളൂ അപ്പോൾ ഉടനെ തന്നെ അപ്പുറത്തുള്ള ആൾ വളരെ ചിരിച്ചുകൊണ്ടൊരു ചോദ്യം ചോദിച്ചു മുട്ടയാണോ ആദ്യം ഉണ്ടായത് കോഴിയാണോ ആദ്യം ഉണ്ടായത് നല്ലൊരു ചോദ്യമാണ് എല്ലാവരും ചോദിക്കാറുള്ള ചോദ്യമാണ് അപ്പം ഈ കാൻഡിഡേറ്റ് ഉത്തരം പറഞ്ഞു ഒരു സംശയവും ഇല്ലാതെ പറഞ്ഞു സർ മുട്ടയാണ് ആദ്യം ഉണ്ടായത് അപ്പോൾ അപ്പുറത്തുള്ള ഇൻ്റർവ്യൂവർ ഉറക്കെ ചിരിച്ചു കാൻഡിഡേറ്റ് ചിരിച്ചില്ല എന്നിട്ട് ഇൻ്റർവ്യൂ നടത്തുന്ന വ്യക്തി ചോദിച്ചു അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ കാൻഡിഡേറ്റ് ഇൻ്റർവ്യൂ നടത്തിയ വ്യക്തിയോട് ചോദിച്ചു സർ ഞാനിവിടെ വന്നിരുന്നപ്പോൾ തന്നെ സാർ എന്നോട് അനുവാദം ചോദിച്ചത് shall ask you one question എന്നാണ് ആ വൺ ക്വസ്റ്റ്യൻ കഴിഞ്ഞല്ലോ സാർ ഇനി അടുത്തൊരു ക്വസ്റ്റ്യന് ഇല്ലല്ലോ വൺ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ എന്നുള്ളതിൻ്റെ ചോദ്യം കഴിഞ്ഞു ഞാൻ ഉത്തരവും പറഞ്ഞു കഴിഞ്ഞു അപ്പുറത്തുള്ള ഇൻ്റർവ്യൂവർ ഇത് പ്രതീക്ഷിച്ചില്ല ഇൻ്റർവ്യൂ നടത്തുന്ന ആൾ പ്രതീക്ഷിച്ചില്ല അയാൾക്ക് വളരെ സന്തോഷമായി അയാൾ ആ കുട്ടിക്ക് അപ്പം തന്നെ അപ്പോയിൻമെൻറ്റ് കൊടുക്കുകയും ചെയ്തു ആ കുട്ടി ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് ഒരു നാലാഴ്ച മുമ്പ് തിരുവനന്തപുരത്ത് ജോലിക്ക് ജോയിൻ ചെയ്യുകയും ചെയ്തു അപ്പോൾ ഓർമ്മിക്കുക ചിലപ്പോൾ നമ്മൾക്ക് ഉത്തരം പറയാൻ പറ്റാത്ത ചോദ്യങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു തരത്തിലും നിങ്ങളുടെ അറിവിൻ്റെ പരിധിക്കുള്ളിലുള്ള ഉത്തരം വരുന്ന ചോദ്യങ്ങളാണ് ചോദിക്കുക എന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കുക അപ്പൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ നമ്മളുടെ സൂക്ഷ്മമായ ബുദ്ധിയും വിവേചനാശക്തിയും വിവേകവും ഉപയോഗിച്ച് അവരെ നമ്മളുടെ വഴിയിലൂടെ കൊണ്ടുപോകാൻ സാധിക്കും ചിലപ്പോൾ ചിലർ പറയാറുണ്ട് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയറിനെ കുറിച്ച് അറിയോ എന്ന് ചോദിക്കലും ഒരു മൂന്നാല് ക്വസ്റ്റ്യൻ ഒരുമിച്ച് ചോദിക്കലും കാൻഡിഡേറ്റ് എന്താ ചെയ്യുക ഞാൻ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയർ ഒന്നും പഠിച്ചിട്ടില്ല പക്ഷേ സോഫ്റ്റ്വെയറിനെ കുറിച്ച് സാർ ഏത് ചോദ്യം ചോദിച്ചാൽ എനിക്ക് കുഴപ്പമില്ല ഇതുമാതിരിയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് അതിനെക്കുറിച്ചാണ് സാറ് ചോദ്യം ചോദിക്കുന്നെങ്കിൽ ഒരു സംശയമില്ല ഞാൻ ഉത്തരം പറഞ്ഞിരിക്കും എന്ന് പറയാം ഇപ്പം എന്താ നിങ്ങൾ ചെയ്തേ അറിയോ നമ്മളുടെ അറിയാത്ത വിഷയത്തിൽ നിന്ന് ചോദ്യം ചോദിക്കുന്ന വ്യക്തിയെ അയാൾ അറിയാതെ നമ്മൾ അറിയുന്ന വിഷയത്തിലേക്ക് അയാളെ നമ്മൾ കൊണ്ടുപോവുക ചെയ്തത് അയാൾ സ്വാഭാവികമായും അടുത്ത ചോദ്യം ചോദിക്കുന്നത് നമുക്ക് അറിയുന്ന സബ്ജക്റ്റിനെ കുറിച്ചിട്ടായിരിക്കും കാരണം അങ്ങനെയാണ് നമ്മൾ അയാൾ അറിയാതെ അയാളെ കൊണ്ടുപോയത് അതുകൊണ്ട് ഏത് ചോദ്യം ഏത് സന്ദർഭത്തിൽ ഏത് വ്യക്തിയോട് ചോദിക്കുമ്പോഴും ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ട വ്യക്തി അതനുസരിച്ച് തയ്യാറായി ആ വ്യക്തിയെ ചോദ്യം ചോദിക്കുന്ന വ്യക്തിയെ നമ്മളുടെ മാർഗത്തിലൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ പലപ്പോഴും ജീവിതത്തിൽ അതൊരു വലിയ വിജയമായിരിക്കും ഇൻ്റർവ്യൂവിൽ അത് അതിനേക്കാൾ വലിയൊരു വിജയമായിരിക്കും അതുപോലെ തന്നെ പലരുടെയും മുമ്പിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇംഗ്ലീഷിലൊരു വാക്കുണ്ട് ഷൈൻ ചെയ്യുക അടിപൊളി ആയിട്ടുള്ള വിജയം കൈവരിക്കാൻ നമുക്ക് സാധിക്കും അപ്പം നമ്മൾ ഓർമ്മിക്കുക എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് ഉത്തരം പറയാൻ സാധിച്ചു എന്ന് വരില്ല പകരം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിച്ചില്ലെങ്കിൽ ഉത്തരം പറയാൻ സാധിക്കുന്ന ചോദ്യങ്ങൾ ചോദ്യകർത്താവിനെ കൊണ്ട് ചോദിപ്പിക്കുക അതിനുള്ള കഴിവ് നമുക്കുണ്ടാകണം നമസ്കാരം എല്ലാവരും പറയുന്നൊരു വരിയാണ് ഈ നാട് നന്നാവില്ല എന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ നാട് നന്നാവില്ലേ നിങ്ങളൊരു പത്ത് വർഷം മുമ്പ് അനുഭവിച്ച സുഖസൗകര്യങ്ങളാണോ ഇന്ന് നിങ്ങൾക്കുള്ളത് ഒരു ഇരുപത് വർഷം മുമ്പ് അനുഭവിച്ച സുഖസൗകര്യങ്ങളാണോ എന്നുള്ളത് ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ അച്ഛൻ്റെ അച്ഛൻ ജീവിച്ചിരുന്നത് എങ്ങനെയാണ് അൻപത് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനും അമ്മയും ജീവിച്ചിരുന്നത് എങ്ങനെയാണ് എന്നൊന്ന് ചിന്തിച്ച് നോക്കാം എന്നിട്ട് ഇന്നത്തെ അവസ്ഥ നോക്കാം നമ്മുടെ വീടിൻ്റെ അകത്തുള്ള മൊബൈൽ ഫോണും ടി വിയും ഫാനും മിക്സിയും വാഷിംഗ് മെഷീനും ഗ്രൈൻഡറും ഇതെല്ലാം ഇത്രയും അധികം സുഖസൗകര്യങ്ങളുള്ള ഒരു കാലഘട്ടം ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടോ ഒരിക്കലും ഉണ്ടായിട്ടില്ല ഇത് ഞാൻ ആരോടാ പറഞ്ഞെന്നറിയോ അടുത്ത കാലത്ത് ഒരു വിദേശ യാത്ര കഴിഞ്ഞ് തിരുവനന്തപുരത്തെ എയർപോർട്ടിൽ ഇറങ്ങി പുറത്തേക്ക് വരുമ്പോൾ അവിടെ കസ്റ്റംസ് ക്ലിയറൻസിന് ഇപ്പുറത്ത് ഇമിഗ്രേഷൻ ഓഫീസർ ഇരിക്കുന്നുണ്ട് ആ ഇമിഗ്രേഷൻ ഓഫീസർ പാസ്പോർട്ടിൽ സീല് വെക്കണം രാവിലെ നാലര അഞ്ച് മണിക്കാണ് ഫ്ലൈറ്റ് ഇറങ്ങിയത് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ഞാൻ ഇത് കൊടുത്ത ഉടനെ അദ്ദേഹം നല്ലോണം ചിരിച്ച നല്ല സന്തോഷപ്രദമായിട്ടുള്ള മുഖമാണ് പെട്ടെന്ന് ക്ലിയർ ചെയ്ത് എന്നെ വിട്ടപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഈ നാട്ടിൽ എല്ലാവരും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നാകുമായിരുന്നു എത്ര പെട്ടെന്ന സെക്കൻഡുകൾ കൊണ്ട് എൻ്റെ പാസ്പോർട്ടിൽ സീൽ വെച്ച് തന്നു സന്തോഷമുണ്ട് സാറേ എന്ന് പറഞ്ഞു ഉടനെ അദ്ദേഹം തിരിച്ച് എന്നോട് പറഞ്ഞത് ഞാനിങ്ങനെ ചെയ്തു എന്ന് വെച്ചിട്ട് പ്രയോജനമൊന്നുമില്ല സാറേ ഈ നാടൊന്നും നന്നാവില്ല ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സാർ സാറ് ചെയ്യുന്ന കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തല്ലോ ബാക്കിയുള്ളതിനെക്കുറിച്ച് എന്തിനാണ് സാറിപ്പോൾ വിചാരിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഏതാണ്ട് എട്ടോളം എമിഗ്രേഷൻ ക്ലിയറൻസ് കൊടുക്കുന്ന ഓഫീസർമാർ എത്ര ഫാസ്റ്റായിട്ടാണ് ഓരോരുത്തരെയും വിട്ടത് എന്ത് ക്ലീനായിട്ടാണ് വിട്ടത് മാത്രമല്ല ഈ കസ്റ്റംസിൽ ഓരോരുത്തർ ബാഗ് കൊണ്ട് വന്നപ്പോൾ അത് തുറന്ന് പരിശോധിച്ച് പുറത്തേക്ക് വിടുന്ന ആൾക്കാരൊക്കെ എത്ര ഡീസൻ്റ് ആയിട്ട് ഒന്നോ രണ്ടോ അഞ്ചോ പേര് കാണുമായിരിക്കാം കുറച്ച് പ്രശ്നം ഉണ്ടാക്കുന്നവർ അത് മാത്രമല്ല അവരൊരു പക്ഷെ കൈക്കൂലി വാങ്ങിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ഇതെല്ലാമാണെങ്കിലും എത്രയോ നല്ലവരില്ലേ സാർ പിന്നെ എന്തിനാ സാർ ഇങ്ങനെ ഈ നാട് നന്നാവില്ല പറയുന്നത് ഇന്ന് ഈ നാടിന് തുല്യമായിട്ട് കമ്പയർ ചെയ്യാൻ ലോകത്തിലെ ഏതെങ്കിലും രാജ്യമുണ്ടോ അമേരിക്കയിലും ഇംഗ്ലണ്ടിലും കാനഡയിലും ഒക്കെ കുറേ കാലം ഞാൻ ജീവിച്ചതാണ് ഭാരതത്തിൻ്റെ ഏഴ് അയൽവക്കത്തത് വരില്ല എത്ര സമ്പത്തുണ്ടെങ്കിലും ശരിയാണ് ഈ നാടിൻ്റെ അടുത്തേക്ക് വരില്ല നമ്മളുടെ ധാരണ നമ്മളുടെ നാടിനകത്ത് എന്തൊക്കെയോ കുഴപ്പമുണ്ട് മൊത്തം പ്രശ്നങ്ങളാണെന്ന് ഒരിക്കലുമല്ല നമ്മളുടെ നാട്ടിലുള്ള അത്രയും സുഖ സൗകര്യങ്ങൾ നൂറ്റെട്ട് കോടി ജനതയുള്ള ഭാരതത്തിൽ ഒരു ന്യൂസ് പേപ്പറിലെ മൂന്നോ നാലോ പേജിൽ എഴുതാനുള്ള ന്യൂസല്ലേ ഉള്ളൂ നെഗറ്റീവ് ന്യൂസുകൾ അതിനേക്കാൾ കൂടുതലൊന്നുമില്ലല്ലോ അമേരിക്കയിൽ അറുപതും എഴുപതും പേജുകളുള്ള പത്രത്തിലാണ് പത്ത് നാൽപ്പതും പേജുകളാണ് നെഗറ്റീവ് വാർത്തകൾ വരിക അതും എഴുപത്തി ഒമ്പത് ഇരുപത്തൊൻപത് കോടി ജനത എഴുപത്തൊമ്പതല്ല ഇരുപത്തൊൻപത് കോടി ജനതയുള്ള അത്രയും ആയിട്ട് ഉയർന്ന ഭാരതത്തെക്കാൾ നാലിരട്ടി വലിപ്പമുള്ള അമേരിക്കയിൽ പോലും എത്രയാ നെഗറ്റീവുകൾ അതൊന്നും നമ്മുടെ നാട്ടിലില്ല എത്ര മതങ്ങൾ എത്ര ഭാഷകൾ എത്ര തരം സംസ്കൃതികൾ എത്ര തരം ആഘോഷങ്ങൾ ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട് കുംഭമേള അതിനെക്കുറിച്ച് ഞാൻ വേറൊരു ദിവസം പറയുന്നുണ്ട് ആ അവിടെ പോലും ഒരു പോലീസുകാരും ഉണ്ടാവാറില്ല എത്ര മൂന്ന് കോടി ജനങ്ങൾ അവിടെ വരിക രണ്ട് കോടി ജനങ്ങളാണ് ശബരിമലയിലേക്ക് വരിക അവിടെ പോലീസുകാരെ സഹായിക്കാനുണ്ടെന്നുള്ളതല്ലാതെ നിയമ വായിച്ച തകർക്കുന്ന ഒന്നും അവിടെ നടക്കണില്ല അപ്പം നമ്മുടെ നാട് നന്നാവില്ല നന്നാവില്ല നമ്മൾ എന്തിനാ വെറുതെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഏറ്റവും നല്ലൊരു നാടാണ് ഇവിടെ ഇവിടെ വളരെ കുറച്ച് ചെറിയ പ്രോബ്ലങ്ങളെ പ്രശ്നങ്ങളേ ഉള്ളൂ അത് ഏതെങ്കിലും മൂലയ്ക്കലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ എന്ത് സംഭവിച്ചാലും അടുത്ത മണിക്കൂർ ആ പ്രദേശം നോർമലാവും ഇപ്പം ബോംബെയിൽ എത്ര വെള്ളപ്പൊക്കം വന്നു അതുപോലെ തന്നെ ബോംബ് ബ്ലാസ്റ്റ് നടന്നു സുനാമി വന്നു ഇതെല്ലാം നമ്മൾ അതിജീവിച്ചില്ലേ ഒരു വിഷമവും ഇല്ലാതെ അതുപോലെ തന്നെ നമ്മളുടെ ലാൽ ബഹദൂർ ശാസ്ത്രിയെ താഷ്കണ്ടിൽ കൊന്നു ഇന്ദിരാഗാന്ധിയെ കൊന്നു രാജീവ് ഗാന്ധിയെ കൊന്നു ഈ നാടെന്താ തുണ്ടം തുണ്ടമായി നശിച്ചു എത്ര പെട്ടെന്ന് ആ ഷോക്ക് നമ്മുടെ നാടിന് ഏറ്റെടുക്കാൻ സാധിച്ചു അപ്പോൾ ഓർമ്മിക്കുക ഈ നാട് നന്നാവില്ല എന്നുള്ളത് പറയാതിരിക്കുക നമ്മൾ നല്ലവരാണ് നമ്മുടെ കുടുംബവും നല്ലതാണ് നമ്മുടെ സമൂഹവും നല്ലതാണ് നമ്മുടെ സംസ്കാരവും നല്ലതാണ് ഈ ലോകത്തിൽ ഭാരതത്തിന് തുല്യമായ ഒരു രാജ്യമില്ല അത്ര നന്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു രാഷ്ട്രത്തിൽ ജന്മം കൊള്ളാൻ ഭാഗ്യം കിട്ടിയ നിങ്ങൾ പ്രാർത്ഥിക്കണം Mao Zedong Sardar K M പണിക്കരോട് പറഞ്ഞതുപോലെ ഇനിയൊരു ഒരു ജന്മം ഉണ്ടെങ്കിൽ ഗംഗാതീരത്തെ പുൽക്കൊടിയായിട്ടാണെങ്കിലും ജനിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്കും പറയാൻ സാധിക്കണം പരമപവിത്രമായ ഭാരതത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഘോർക്കാലാൻഡ് പ്രശ്നം ഉണ്ടായിരുന്നു ആസാമിലെ വിപ്ലവം ഉണ്ടായിരുന്നു ഖാലിസ്ഥാൻ മൂവ്മെൻ്റ് ഉണ്ടായിരുന്നു കാശ്മീരിലെ പ്രവർത്തനങ്ങൾ നാഗാ കലാപകാരികൾ മിസോറാമിലെ നക്സലൈറ്റുകൾ അതുപോലെ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ ആൻറ്റി ഹിന്ദി അജിറ്റേഷൻ തമിഴ്നാട്ടിലെ ഹിന്ദിക്കെതിരായിട്ടുള്ള വിപ്ലവം ഇതെല്ലാം ഈ നാട് അതിജീവിച്ചില്ലേ ഒരു പ്രശ്നവും ഈ നാട് എത്ര സുഖമായിട്ട് കഴിയുന്നു ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഭാരതത്തിന് തുല്യം നിൽക്കുന്നത് ചൈനയാണ് പക്ഷേ ഭാരതീയർക്ക് ഇംഗ്ലീഷ് അറിയാവുന്നത് കൊണ്ട് ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഭാരതം ചൈനയെ പോലും അതിജീവിക്കുമെന്നാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെയും മറ്റുള്ളവരുടെയും കണക്കുകൂട്ടൽ അത്രയും ഉജ്ജ്വലമായ ഭാരതം നന്നാവില്ല എന്ന് പറയാതിരിക്കാം ഇത് നന്നായിക്കൊണ്ടിരിക്കുന്നു നല്ലതാണ് നല്ലത് തന്നെ ആയിത്തീരുകയും ചെയ്യും ഒരു പതിനായിരം വർഷം ഭൂമുഖത്ത് നിലനിന്നിരുന്ന ലോകത്തിലെ ഒറ്റ സംസ്കാരമായ ഭാരതത്തിൻ്റെ മക്കളായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയതിൽ സന്തോഷിക്കുക ഇനിയും പ്രാർത്ഥിക്കുക പത്ത് ജന്മമുണ്ടെങ്കിൽ ഈ ഭാരതത്തിൽ തന്നെ ജന്മം കിട്ടണമേ ഇത്രയും നാടിനെ കുളം തോണ്ടുന്ന രാഷ്ട്രീയക്കാരുണ്ടായിട്ടും ഈ നാട് നശിച്ചിട്ടില്ല നൂറുകണക്കിന് പാർട്ടികൾ രാവിലെ ഒരു അഭിപ്രായം ഉച്ചയ്ക്ക് ഒരു അഭിപ്രായം എന്നിട്ട് പോലും ഈ നാടിന് ഒരു തരത്തിലുള്ള ക്ഷതവും സംഭവിച്ചിട്ടില്ല എന്ന ബോധം നിങ്ങൾക്കുണ്ടാവണം അതാണ് വസ്തുത അതാണ് സത്യവും ഈ നാടിൻ്റെ മഹത്വം അറിയാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം